യമം നിയമം അല്ലേ യമം നിയമം ആസനം പ്രാണായാമം പ്രത്യാഹാരം ധാരണ ധ്യാന സമാധി യമം എന്ന് പറഞ്ഞാൽ അഹിംസ അഹിംസ എന്ന് പറഞ്ഞാൽ അഹിംസ സത്യ അസ്തയം ബ്രഹ്മേരി അവരിഗ്രഹമാണ് അപ്പോൾ അഹിംസ എന്ന് പറഞ്ഞാൽ കൊല്ലാതിരിക്കാന്നാണ് സാധാരണ പറയുന്നത് പക്ഷെ ഇടപെടാതിരിക്കുക എന്നുള്ളതാണ് ഓരോരുത്തരും പ്രകൃതിയോടുകൂടി നിരവധി വാസന അനുഭവിച്ച് തീർക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ് അപ്പൊ അതാത് ദിശയിലേക്ക് അവരവരുടെ ഉത്തേജനം ഉണ്ടാവുമ്പോൾ അതിൽ ഇടപെടാതിരിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് നമ്മുടെ കർത്തവ്യത്തിൽ പെടാത്ത കാര്യങ്ങളിലൊന്നും നമ്മൾ ഇടപെടാൻ പോകരുത് എന്നാണ് അപ്പോൾ ഇൻ്റർഫിയറൻസ് ആണ് ഹിംസ എന്ന് പറയുന്നത് നോൺ ഇൻ്റർഫിയറൻസ് ആണ് അഹിംസ എന്ന് പറഞ്ഞത് അഹിംസ ഒന്നിൽ ഇടപെടാതിരിക്കുക എന്നുള്ളതാണ് അവനവന് ഉത്തര ഉത്തരവാദപ്പെട്ടതിൽ മാത്രം ഇടപെടുക ബാക്കിയുള്ളവർ ഇടപെടാതിരിക്കുക അതൊന്ന് അഹിംസ സത്യം എന്ന് പറഞ്ഞാൽ എന്നും നിലനിൽക്കുന്നതായിട്ടുള്ള ശാശ്വത ഉത്തരവാദിത്തമുള്ളതും ഇല്ലാത്തതൊക്കെ അപ്പോൾ നമുക്ക് തന്നെ മക്കളെ സംബന്ധിച്ച് മക്കളെ നമ്മൾ ആശ്രയിക്കുന്ന ഒരു കാലഘട്ടമുണ്ട് അതുവരെ നമുക്ക് ഉത്തരവാദിത്തമാണ് പിന്നെ അനാശ്രയായി അവർക്ക് സ്വന്തം വരുമാനമായി സ്വന്തം തീരുമാനം എടുക്കാറായി നമ്മളെ ഇവരോട് അഭിപ്രായം ചോദിക്കേണ്ട ആവശ്യമില്ല എന്ന് അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അവർ സ്വന്തമായി ഈ കോഴിക്കളൊക്കെ കണ്ടില്ലേ കുട്ടികൾ സ്വന്തമായി തിന്നാറായി കഴിഞ്ഞാൽ കൊത്തിയാട്ടുമല്ല അതുപോലെ പിന്നെ നമുക്ക് ഉത്തരവാദിത്തമില്ല പിന്നെ വേണമെങ്കിൽ നമുക്ക് അവരെ നോക്കാമെന്ന് മാത്രമേ ഉള്ളൂ അത് പിന്നെ ഉത്തരവാദിത്തത്തിൽ പെട്ടതല്ല അവരെ ഭാര്യയാണെന്ന് എന്ന് പറഞ്ഞാൽ ഭാര്യ എന്ന് പറഞ്ഞാൽ മക്കള് വിവാഹിതരായി അവർക്ക് പ്രാരംഭമായി കഴിഞ്ഞാൽ പിന്നെ ഭാര്യയ്ക്ക് ഒന്നിലും മക്കളെ കൂടെ കൂടാ അല്ലെങ്കിൽ ഭർത്താവിന്റെ കൂടാ അതിന് സ്വാതന്ത്ര്യം അവർക്കുണ്ടെന്നാണ് അപ്പൊ ആ ഉത്തരവാദിത്തം ഇപ്പൊ ഭാര്യയെ സംബന്ധിച്ചുള്ള ഉത്തരവാദിത്തം മക്കളെ കൂടെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് നമുക്കില്ലാതെ അങ്ങനെ ഭർത്താവിനെ സംബന്ധിച്ചുള്ള ഉത്തരവാദിത്തം ഭാര്യയ്ക്കും ഇല്ലാതെ അങ്ങനെ വരുന്ന സമയത്ത് അപ്പൊ അങ്ങനെ ഒരു ഉത്തരവാദിത്തം ഓരോന്നും തീർന്നു തീർന്നു എന്ന് വരും ഒരു ജോലിയാണെങ്കിൽ റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ ഉത്തരവാദിത്തം അവസാനിച്ചു അതുപോലെ നമ്മളെ ബന്ധുക്കളൊക്കെ ഉണ്ട് നമ്മൾ ധനപരമായിട്ട് നമ്മളെ ആശ്രയിക്കുന്നവരാണെങ്കിൽ അവർക്ക് കൊടുക്കാനുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഉത്തരവാദിത്വം തീർന്നു അതാ കുജാലിന് തോന്നിയത് ആ ദരിദ്രം മാറ്റി കൊടുക്കുക എന്നുള്ളൊരു വലിയ ഉത്തരവാദിത്തം ഉണ്ടായിരുന്നു ആ ഉത്തരവാദിത്വം തീർന്നപ്പോൾ അദ്ദേഹത്തിന് കുടുംബത്തോടുള്ള പ്രാഗതം തീർന്നു എന്നൊരു തോന്നലുണ്ടായി അദ്ദേഹം തിരിച്ചുപോയി എന്ന് പറയാൻ കാരണം അങ്ങനെ നമുക്ക് അറിയും നമ്മളെ ഉള്ളു പറയും ഇത് ശരിയല്ല ഇപ്പൊ വിടുന്നത് ശരിയല്ല കുറച്ചും കൂടി എത്താനുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അത് എൻ്റെ നാട്ടില് ഒരു ഡോക്ടറാണ് അടുത്ത് നാട്ടിൽ ഒരു ആശുപത്രി ഉണ്ട് ഒരു ഡെമറ്റോളജിസ്റ്റ് സ്കിന്നിൻ്റെ സ്പെഷ്യലിസ്റ്റ് ഉണ്ട് നമ്പൂരി കുട്ടി ഞങ്ങളെ അവിടെ തന്നെ പാസ്സായത് എം ഡി പാസ്സായ ആ കുട്ടിയുണ്ട് പിന്നെ ഒരു ഗവൺമെൻറ് ആശുപത്രി ഉണ്ട് പിന്നെ രണ്ട് നേഴ്സിംഗ് ഹോംസ് ഉണ്ട് അങ്ങനെ എല്ലാം വേണ്ടത്ര ഉണ്ട് അപ്പോൾ ഞാൻ ആ നാട്ടിൽ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഉത്തരവാദിത്തമല്ല നേരെ കുറച്ച് നാട്ടിലൊന്നും ആർക്കും വൈദ്യസഹായം കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ മറ്റു പല സ്ഥലത്തും പോയി പ്രാക്ടീസ് ചെയ്യാന്ന് പറഞ്ഞാൽ ശരിയല്ല എന്ന് തോന്നും അപ്പോൾ എനിക്കത് തോന്നുന്നില്ല അതുകൊണ്ടാണ് പിന്നെ വീട്ടുകാരാണെങ്കിൽ അമ്മയും അച്ഛനും മരിച്ചു ജ്യേഷ്ഠന്മാരും മറ്റുമാണ് ദൂരയാത്രയൊക്കെ പോകുമ്പോൾ ഒരു ഒരു ഒരു മാസത്തേക്കൊക്കെ ഹിമാലയത്തിലൊക്കെ പോകുന്ന സമയത്ത് ഒരു പതിനായിരം റുപ്യ അവിടെ കൊടുത്തേൽപ്പിക്കും ആരെങ്കിലും മരിച്ചാൽ വേണ്ട എന്താ വെച്ചാൽ ചെയ്തോളൂ കാരണം നമുക്ക് ഏട്ടന്മാരും മരിച്ചാലും കരയാനും ചെയ്യാനും ഒക്കെ കുട്ടികളുണ്ടല്ലോ നമ്മൾ കരയേണ്ട ആവശ്യമില്ല അങ്ങനെ ഉത്തരവാദിത്തൊക്കെ തീർന്നു പിന്നെ അതാണ് കുറച്ച് സാമ്പത്തികമായിട്ട് നമ്മളിന്ന് വല്ലതും പ്രതീക്ഷിച്ചൊന്നും വരാം അത് നമ്മൾ ആദ്യമാണ് കൊടുക്കുക കൊടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞു പിന്നെ കിട്ടിയ ആനുകൂല്യങ്ങൾ കിട്ടിയൊക്കെ എല്ലാവർക്കും അതായത് രീതിയിൽ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇട്ട് കൊടുക്കുകയും ചെയ്യും അപ്പോൾ ഉത്തരവാദിത്തം പോകാൻ തീർന്നു എനിക്ക് പിന്നെ അങ്ങോട്ട് ആലോചിക്കുകയേ വേണ്ട ആവശ്യമില്ല എപ്പോൾ വേണമെങ്കിലും തിരിച്ച് എല്ലാം വയ്യാത്ത മാതിരിയുള്ള സ്വാതന്ത്ര്യം ഉള്ളിൽ തോന്നാൻ തുടങ്ങി പിന്നെ അങ്ങനെ വിനോദമായിട്ട് ഇങ്ങനെ നടത്തുന്നു എപ്പോൾ വേണമെങ്കിലും നിർത്താവുന്ന തരത്തിലുള്ള പരിപാടികളായിട്ടുള്ള സത്യം എന്ന് പറഞ്ഞാൽ എല്ലാം നശിക്കുന്ന സമയത്ത് നശിക്കാതിരിക്കുന്ന എന്തോ അതാണ് സത്യം എന്ന് പറയുന്നത് അത് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനപരമായിട്ട് സത്യത്വം ഇപ്പൊ ഏതൊരു മഹാചൈതന്യമാണ് ആ ചൈതന്യത്തിൽ ഇങ്ങനെ ഓരോന്ന് കാണപ്പെടുന്നു അതിൽ തന്നെ വിലയം പ്രാപിക്കുന്നു അതിൽ തന്നെ നിലനിൽക്കുന്നു ഇതൊക്കെ അത് സത്യവസ്തു എന്ന് പറയുന്നത് ശാശ്വതമായിട്ടുള്ള യാതൊരു വ്യത്യാസവും ഇല്ലാതെ എന്നും നിലനിൽക്കുന്നു ബാക്കിയെല്ലാം ഇല്ലാതാവുന്ന സമയത്തും ഇല്ലാതാവാത്തത് എന്തോ അതാണ് സത്യം എന്ന് പറയുന്നത് നമ്മുടെ യഥാർത്ഥ സ്വരൂപം നമുക്ക് രണ്ടവസ്ഥ ഉണ്ട് ഒന്ന് സത്യത്വമുണ്ട് ഒന്ന് അസത്യമായിട്ടുള്ള മറ്റു പല ഘടകങ്ങൾ ശരീരം മനസ്സ് ബുദ്ധി മുതലായതൊക്കെ തന്നെ വികലമായി പോകും കുറെ കഴിയുമ്പോൾ അത് എതിൽ നിന്ന് വന്നോ അതിലേക്ക് തിരിച്ച് ലേമറാക്കി പക്ഷേ നമ്മുടെ ഉള്ളിലൊരു സത്യത്വമുണ്ട് ഇതിലൊന്നും ആശ്രയിക്കാതെ ഇതൊക്കെ ദൃശ്യങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ദുഃഖ് ഒരു ദൃഷ്ടാവുണ്ട് ആ ദൃഷ്ടാവ് സത്യമാണ് അപ്പോൾ നമ്മുടെ യഥാർത്ഥ സത്യസ്വരൂപം ആത്മസ്വരൂപം ദൃക് സ്വരൂപമാണ് മറ്റതൊക്കെ അസത്യം ആണ് അഹിംസ സത്യം അസ്തേയം തേയം എന്ന് പറഞ്ഞാൽ കക്കുക പ്രത്യേകം എന്ന് പറഞ്ഞാൽ കക്കാതിരിക്കുക ആരാൻ്റെ മുതൽ സ്വന്താക്കാതിരിക്കുക എന്ന് അർത്ഥം ആരാൻ അവകാശപ്പെട്ടതാണെന്ന് തോന്നുന്നതൊന്നും തന്നെ നമ്മൾ എടുക്കരുത് എന്നുള്ള അർത്ഥത്തിലാണ് പ്രത്യേകം ബ്രഹ്മേരിയ ബ്രഹ്മേരിയ എന്ന് പറഞ്ഞാൽ ബൃഹത്തായുള്ള എന്തോ ഒരു മഹാശക്തിയിലെ ചലനാത്മകതയാണ് ഇതൊക്കെ എന്ന് ആർക്കറിയോ അദ്ദേഹമാണ് ബ്രഹ്മചാരി എന്ന് പറയുന്നത് ബ്രഹ്മചാരി ശ്രീകൃഷ്ണൻ പണ്ട് പരീക്ഷത്ത് ജനിച്ച സമയത്ത് ചാപ്പിള്ളയായിരുന്നു കരഞ്ഞില്ല ഒരു അശരീരി ഉണ്ടായി ഒരു ബ്രഹ്മചാരി തൊട്ടാൽ മതി എന്ന കാര്യം കുട്ടി ഉടനെ അവരെല്ലാവരും കൂടെ ഓടിപ്പോയി പിന്നെ മറ്റേ അവിടെ ബ്രഹ്മചര്യ എന്ന് പറയപ്പെടുന്നതായിട്ടുള്ള പല ആൾക്കാരും നോക്കി പക്ഷെ അവരൊന്നും സമ്മതിച്ചില്ല എന്നാണ് അവസാനം ശ്രീകൃഷ്ണൻ അവിടെ ഒന്ന് എന്താ അവിടെ ബഹളം എന്ന് പറഞ്ഞപ്പോൾ എവിടെയെങ്കിലും പോയി വേഗം ഒരു ബ്രഹ്മേരിനെ ഒടിച്ചു കൊണ്ടുപോവാ അപ്പൊ കൃഷ്ണൻ പറഞ്ഞു ഞാനില്ല ഇവിടെ ബ്രഹ്മേരി എന്തിനാ വേറെ ആളെന്ന് കൃഷ്ണൻ ഒന്ന് തമാശ പറയാതെ വേഗം അല്ലെങ്കിൽ കുട്ടി മരിച്ചു കൊണ്ടുവന്നു ഞാൻ ബ്രഹ്മേരിയാണ് എന്ന് പറഞ്ഞു ചെന്ന് കാലുകൊണ്ട് തൊട്ടു തൊട്ടപ്പോൾ കുട്ടി എല്ലാവരും അത്ഭുതപ്പെട്ടു എങ്ങനെ ബ്രഹ്മേരി ബ്രഹ്മേരി കരുതി മഹത്തായിട്ടുള്ള ആ മഹത്തായിട്ടുള്ള ചൈതന്യത്തിലെ ചലനാത്മകതയാണ് ഇതൊക്കെ എന്ന് ആർക്കറിയോ അയാളാണ് ബ്രഹ്മേരി എന്ന് പറഞ്ഞിട്ട് പറയുന്നത് ബ്രഹ്മചേരി അപ്പൊ അഹിംസ സത്യം അസ്തയം ബ്രഹ്മേര്യം അപരിഗ്രഹ അപരിഗ്രഹ എന്ന് പറഞ്ഞാൽ <clears throat> എനിക്ക് വേണ്ടാത്ത വസ്തുക്കൾ ആളുകൾ തന്നാലും വേണ്ടാന്ന് വെക്കലാണ് വേണ്ടാന്ന് വെക്കല് അതാണ് അപരിഗ്രഹം എന്ന് പറയുന്നത് എനിക്ക് എന്റെ ആവശ്യമില്ല വേണ്ട ഉപേക്ഷിക്കും അപരിഗ്രഹം അപ്പൊ ഇതാണ് യമം അഹിംസ സത്യം അസ്തയം ബ്രഹ്മേര്യ അപരിഗ്രഹം ഇവ പിന്നെ നിയമമാണ് നിയമം എന്ന് പറഞ്ഞാൽ ശൗചം സന്തോഷം തപസ് അധ്യായ ഈശ്വര പ്രധാനാനി നിയമ അത് ശൗചം ശൗചം എന്ന് പറഞ്ഞാൽ പിന്നെ കലർപ്പില്ലായ്മ എന്നർത്ഥമാണ് ശൗചം അതായത് ഏതെങ്കിലും ഒന്നിൽ മറ്റൊന്ന് കലർന്നാലാണ് പിന്നെ അച്ചു അച്ചുച്ചി എന്ന് പറയുന്നത് അശുചി ഇപ്പം നെല്ലിൽ അരിയിൽ ഒരു സ്വർണ്ണക്കട്ട ഉണ്ടെങ്കിൽ അത് അശുചിയാണ് സ്വർണ്ണക്കട്ടിയിൽ ഒരു നെല്ല് കലർന്നുണ്ടെങ്കിൽ അത് അശുചിയാണ് അപ്പോൾ കലർപ്പ് എന്നർത്ഥമാണ് ഏതൊന്നിലാണോ അതല്ലാത്തൊരു പദാർത്ഥം ഭവിക്കുന്നതാണ് ഈ കലർപ്പ് എന്ന് പറയുന്നത് അപ്പോൾ കലർപ്പില്ലായ്മ എന്നർത്ഥമാണ് ശുചി എന്ന് പറയുന്നത് ശൗചം ശൗചം എന്ന് പറഞ്ഞാൽ കലർപ്പില്ലാത്ത ഭാവം എന്ന് പറഞ്ഞാൽ ഇവിടെ ആകെ ഒരു ബ്രഹ്മം മാത്രമേ ഉള്ളൂ ഒരു ബ്രഹ്മം മാത്രമേ ഉള്ളൂ ഈ ലോകത്ത് ആ ബ്രഹ്മത്തിൽ ഈ ലോകത്ത് എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ആ ബ്രഹ്മത്തിന്റെ ചെല്ലാൽ പോലെയാണ് അതായത് വേറൊരു പദാർത്ഥം വന്ന് കലർന്നിട്ടുണ്ടായതല്ല ഇത് ഏതൊരു മഹാശക്തിയാണോ ഉള്ളത് ആ ശക്തിയിലെ നാനാതരത്തിലുള്ള ഈ ചല്ലാൻ പോകുന്ന മാത്രമാണ് ഈ ബ്രഹ്മാണ്ടം മുഴുവൻ അപ്പൊ കലരാൻ മറ്റൊരു ശക്തിയില്ല ആകെ ഒരു ശക്തിയുണ്ട് അദ്വൈതം എന്നുള്ള ആ ബോധമാണ് അപ്പോൾ പരിപൂർണമായിട്ടുള്ള അദ്വൈത ബോധത്തിനെയാണ് ശുചി ശൗചം എന്ന് പറയുന്നത് ശൗചം പിന്നെ സന്തോഷം സന്തോഷം എന്ന് പറഞ്ഞാൽ കണ്ടെയ്ൻമെന്റ് സംതൃപ്തി ഓരോരുത്തർക്ക് എന്താണ് വേണ്ടത് അത് സംതൃപ്തി ആണ് ഈ സന്തോഷം എന്ന് പറഞ്ഞത് സന്തോഷം എന്ന് പറഞ്ഞാൽ കണ്ടന്റ് അവനവൻ എന്തൊക്കെയാണോ കിട്ടുന്നത് അതിൽ സംതൃപ്തിയോടുകൂടി ഈശ്വരൻ എന്തൊക്കെയാണ് നമുക്ക് നൽകുന്നത് നമ്മുടെ ശരീരപ്രകൃതി നമ്മുടെ ബുദ്ധി സാമർത്ഥ്യം നമ്മളെ എന്തൊക്കെയാണോ കിട്ടിയിട്ടുള്ളത് അതിൽ സന്തോഷത്തോട് കൂടിയിരിക്കുന്നതാണ് കണ്ടന്റ്മെന്റോട് സംതൃപ്തിയോട് കൂടിയിരിക്കുന്നതാണ് സന്തോഷം അപ്പോൾ ശൗചം സന്തോഷം തപസ് തപസ് എന്ന് പറഞ്ഞൊരു കാര്യം സാധിക്കാൻ വേണ്ടി അത് സാധിക്കുന്നത് വരെ ഏകാഗ്രതയായിട്ട് നിൽക്കുന്നതാണ് തപസ് എന്ന് പറയുന്നത് സ്വാധ്യായം എന്ന് പറഞ്ഞാൽ അതാണ് അത് ഉള്ളും പുറം വ്യക്തമായി മനസ്സിലാകുന്നത് വരെ അധ്യായം ചെയ്യുക പഠിക്കാതെ പഠിച്ച് പഠിച്ച് പഠിച്ച് മനസ്സിലാകുന്നത് ഞാൻ സ്വന്തമായിട്ട് സൃഷ്ടിച്ചതായിട്ടുള്ള ഒരു പദാർത്ഥം പോലെ തോന്നണം ഞാൻ വസ്തുത എന്തായാലും അതാണ് സ്വാധ്യായം ഈശ്വര ഈശ്വരപ്രണിധാനം എന്ന് പറഞ്ഞാൽ ഈശ്വരന് സർവാത്മന ശരണം പ്രാപിക്കുക അതായത് ഈശ്വരൻ്റെ അനന്തമായുള്ള വൈഭവങ്ങൾ മാത്രമാണ് ഈ പ്രപഞ്ചം മുഴുവനും ഇതിലെ എല്ലാറ്റിലും ഏത് കണികയിലും ഏത് മഹത്തായിട്ടുള്ള മഹതോ മഹിയാൻ മണോരണിയാൻ ആയിരിക്കുന്ന ആ മഹാശക്തിയുടെ ശ്രദ്ധ മാത്രമാണ് അല്ലാതെ അതിൻ്റെ അപ്പുറമൊന്നുമില്ല അതുകൊണ്ട് എനിക്ക് സ്വന്തമായിട്ടൊന്നും ചിന്തിക്കാനില്ല ഒക്കെ ഈശ്വര ഈശ്വരൻ്റെ കാരണത്തിലാണ് ഇതൊക്കെ നടക്കുന്നു എന്നുള്ള അത്യന്തികമായിട്ടുള്ള സമർപ്പണ ഭാവത്തെയാണ് ശൗചം സന്തോഷം തപസ്വാധ്യായ ഈശ്വര പ്രധാനാനി ആണ് ഈ ഇതാണ് നിയമം എന്ന് പറയുന്നത് അപ്പോൾ ഈ നിയമം ഈ ആറ് അഞ്ച് ഗുണങ്ങളും ഉള്ളതായ ആളുകളുടെ സഭയ്ക്കാണ് നിയമസഭ എന്ന് പറയുന്നത് ശൗചം കലർപ്പില്ലാത്ത ഭാവം വേണം <clears throat> സന്തോഷം കിട്ടിയതിൽ സംതൃപ്തരായിരിക്കണം നമ്മൾ കൈക്കൂലിയും കൂടി കിട്ടിയാലേ സംതൃപ്തിയാവുമെന്ന് പറയും പറയുന്നത് <clears throat> തപസ് അതായത് ഒരു ഏറ്റെടുത്ത ഉത്തരവാദിത്വം തീരുന്നത് വരെ അതിൽ മുഴുവൻ ബദ്ധശ്രദ്ധാലുവായിരിക്കണം സ്വാധ്യായം അയാൾക്ക് അയാളെ ഏറ്റെടുത്ത കാര്യങ്ങൾ നടത്താനുള്ള അറിവ് അയാൾക്കുണ്ടായിരിക്കണം ഉണ്ടായിരിക്കണം അപ്പോൾ അറിവില്ലാത്ത ഒരു കാര്യം ഏറ്റെടുക്കരുതെന്നാണ് സ്വാധ്യായം തപസ് അതായത് അത് പിന്നെ നിർവഹിക്കുന്നത് വരെ അതിൽ തന്നെ ശ്രദ്ധാലുവായിരിക്കണം സ്വാധ്യായം ഈശ്വരപ്രണിധാനം ഈശ്വരപ്രണിധാനം എന്ന് പറഞ്ഞാൽ എന്നെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നതാണ് ഈ ഡ്യൂട്ടി അതുകൊണ്ട് ദൈവത്തിന്റെ ഹിതപ്രകാരം ഞാനിത് ചെയ്യുകയാണ് അല്ലാതെ എനിക്ക് വേണ്ടിയോ ഞാൻ സ്വന്തം തീരുമാനിക്കുന്നതല്ല അതുകൊണ്ട് അതിൽ കലർപ്പ് വരുത്താനോ അതിൽ മാറ്റിമറിക്കാനോ എനിക്ക് സാധ്യമല്ല ഈശ്വരൻ എന്നെ ഏൽപ്പിച്ചാണ് ഈ അഞ്ച് ഭാഗത്തോടു കൂടിയ ആളാണ് നിയമസഭയിലെ എന്ന് പറയുന്നത് നിയമം എന്ന് പറഞ്ഞാൽ അതാണ് സൗജം സന്തോഷം തപസ്വാധ്യായ ഈശ്വര പ്രധാനം ഈ അഞ്ച് ഗുണങ്ങളുള്ള ആൾക്കാരുടെ ആൾക്കാരെയാണ് നിയമസഭയിൽ എടുക്കുക എന്ന് പറയുന്നത് ധനം നടത്താം അപ്പൊ യമ നിയമം ആസനം ആസനം എന്ന് പറഞ്ഞാൽ സ്ഥിര സുഖമാസനം എന്നാണ് സ്ഥിരത ഉള്ളത് ഏതിനാണ് ഈ പ്രപഞ്ചത്തിൽ ഒന്നിനും സ്ഥിരതയില്ല പക്ഷെ ആത്മാവിന് മാത്രമേ സ്ഥിരതയുള്ളൂ ആ ദൃഷ്ടാവ് എന്ന് പറഞ്ഞാൽ ആത്മസ്വരൂപത്തിന് സ്ഥിരതയുള്ളൂ സുഖം എന്ന് പറഞ്ഞാൽ ഏതാണ് എല്ലാം ദുഃഖമയാണ് പക്ഷെ സുഖം എന്ന് പറഞ്ഞാൽ ആത്മാവിന്റെ സ്വരൂപമാണ് അപ്പോൾ സ്ഥിര സുഖം എന്ന് പറഞ്ഞാൽ ആത്മസ്വരൂപം നടത്താം ആ ആത്മസ്വരൂപത്തിൽ ഇരിക്കുക അതാണ് ആസനം സ്ഥിര സുഖം ആസനം സാധാരണ ഒരു മൂന്ന് മണിക്കൂറോ അഞ്ച് മണിക്കൂറോ ഒക്കെ ഇറങ്ങാതെ ഒരു ആസനത്തിൽ ഇരിക്കാൻ പറ്റുമെങ്കിൽ അതാണ് ആസന സിദ്ധി എന്നൊക്കെ പറയുന്നത് പക്ഷെ വാസ്തവത്തിൽ സ്ഥിര സുഖം സ്ഥിരതയും സുഖവും ആത്മാവിൻ്റെ സ്വഭാവമാണ് അതുകൊണ്ട് ആത്മസ്ഥാനത്ത് ഇരിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് ആസനം എന്ന് പറയുന്നത് യമ യമ നിയമം ആസനം പ്രാണായാമം പ്രാണായാമം എന്ന് അയാമം എന്ന് പറഞ്ഞാൽ നീട്ടുക എന്നർത്ഥമാണ് പ്രാണന് ചെറിയ ചെറിയ ചെറിയ പ്രാണങ്ങളായിട്ട് ആയുസിനെ വേഗം കളയല്ല വളരെ നീണ്ട സമാധാനത്തോടു കൂടി ഇരിക്കുമ്പോൾ ആയതിനെ പ്രാണന് വളരെയധികം ദീർഘം ഉണ്ടാവുക പ്രാണായാമം ഇപ്പോൾ ശരഭംഗാശ്രമത്തിൽ എൻ്റെ അടുത്തൂടെ നാരദ മഹർഷി പോയ സമയത്ത് എന്തൊക്കെ വിശേഷം എന്ന് ചോദിച്ചപ്പോൾ മഹാവിഷ്ണു അവതാരം എടുക്കാൻ പോകുന്നു ശ്രീരാമ അവതാരം വനവാസം ഉണ്ടാവും എന്നൊക്കെ പറയണമെന്ന് പറയും അയ്യോ വനവാസം ഉണ്ടാവും എന്ന് പറഞ്ഞു എനിക്കിനി എത്ര ശ്വാസമുണ്ട് മൂന്ന് ശ്വാസമുണ്ട് ഒറ്റപ്പെടുത്താണ് ശ്വാസം ശ്വാസം പിടിച്ച് അയോധ്യയിൽ ശ്രീരാമ അവതരിച്ചു എന്ന് കേട്ടപ്പോൾ ഒരു ശ്വാസം പിന്നെ വനവാസത്തിന് എത്തിയിരിക്കുന്നു എന്ന് കേട്ടപ്പോൾ രണ്ടാമത്തെ ശ്വാസം പിന്നെ നേരെ ശ്രീരാമനും ലക്ഷ്മണനും സീതയും ശരമങ്കാശ്രമത്തിലെ ആദ്യം ചെല്ലുന്നു ചെന്ന് അവർ മൂന്നാളുകൾ വരുന്ന സമയത്ത് ഒറ്റ സ്തുതിയാമോ ഒറ്റ ഇതല്ലേ ബാക്കിയുള്ളൂ ആ ബാക്കിയുള്ള ശ്വാസം കൊണ്ടാണ് അങ്ങനെ പ്രാണായാമത്തിൻ്റെ ഉത്ഭവം പറയാറ് പ്രാണനെ അയാമം ചെയ്യാറ് പ്രാണായാമം എന്ന് പറഞ്ഞാൽ സമാധാനത്തിൻ്റെതായിട്ടുള്ള ശ്വാസഗതി പ്രാണായാമം പ്രത്യാഹാരം പ്രത്യാഹാരം എന്ന് പറഞ്ഞാൽ എന്തന്വേഷിച്ചാണോ ഇന്ദ്രിയങ്ങളിലൂടെ മനസ്സ് പുറത്തോട്ട് പോകുന്നത് അത് അകത്തുണ്ട് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുക അപ്പോൾ പുറത്തേക്ക് പോകാതെ ഇവിടെ തന്നെ വിരുന്നുകാർ വന്നു ഒരു പന്ത്രണ്ട് മണിയാകുമ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ പോട്ടെ എന്താ ഇപ്പം നിങ്ങൾ അങ്ങോട്ടാ അല്ല ഞങ്ങൾ ഇവിടെ അടുത്ത ഹോട്ടലിൽ നിന്ന് ആഹാരം അയ്യോ ആരൊക്കെ ഇവിടെ റെഡിയാണല്ലോ സദ്യയല്ലേ ഒരുങ്ങി വെച്ചിരിക്കുന്നത് അതിന് നിങ്ങളെ പുറത്ത് പോയി അങ്ങനെ പറ്റുക അതാ പിന്നെ ഇരിക്കാന്ന് തോന്നുന്നു അതുപോലെ മനസ്സ് പുറത്തേക്ക് ഇന്ദ്രിയങ്ങളിൽ കൂടി ശബ്ദസ്പർശ രൂപരസ ഇതെന്തായിട്ടുള്ള വിഷയങ്ങളിൽ കൂടി ഞങ്ങൾ പോകുമ്പോൾ എങ്ങോട്ടാ പോകണം അല്ല അതൊന്ന് രസിക്കാൻ വേണ്ടി എന്തിനു വേണ്ടി ആനന്ദിക്കാനും ജ്ഞാനോ ആനന്ദോ സ്വാതന്ത്ര്യം അന്വേഷിച്ച് പോകുക ഞങ്ങൾക്ക് പറയാം അത് ഇവിടെ ഉണ്ടല്ലോ ഉള്ളിൽ ആത്മാവിന്റെ സ്വരൂപമാണ് ജ്ഞാനാനന്ദ സ്വാന്ത സ്വരൂപം അപ്പൊ പുറത്തേക്ക് പോകുന്നതിന് ബദൽ അധികം നോക്കൂ അതിന്റെ ശരിയായ യഥാർത്ഥ സ്വരൂപം അത് കാണാലോ പറഞ്ഞിട്ട് അതാ പ്രത്യാഹരിക്കുകയാണ് പ്രത്യാഹാരം ധാരണ ധാരണ എന്ന് പറഞ്ഞാൽ ദേശബന്ധ ഇത്തസ്യ ധാരണ ഒരു ദേശത്തിൽ ചിത്രത്തെ ബന്ധിച്ചു നിർത്തുക ഏതെങ്കിലും ഒരു പ്രിയത്തിൽ മനസ്സിനെ ബന്ധിച്ചു നിർത്തുക ഒരാധാരത്തിലോ അല്ലെങ്കിൽ ഒരു മന്ത്രത്തിലോ ഒരു വിഗ്രഹത്തിലോ ഏതെങ്കിലും ഒരു പ്രിയത്തിൽ മനസ്സിനെ ബന്ധിച്ചു നിർത്തുക സ്ഥിര അതാണ് പ്രത്യാഹാരം ധാരണ ധാരണ എന്ന് പറയുന്നത് ധാരണ പിന്നെ ധ്യാനം ധ്യാനം എന്ന് പറഞ്ഞാൽ തത്ര ഏകതാനത ധ്യാനം എന്നാണ് ഏതൊന്നിലാണോ മനസ്സിനെ പിടിച്ചു നിർത്തുന്നത് ആ വസ്തു ഈ ഞാനും തമ്മിൽ താതാത്മ്യപ്പെടുക രണ്ടും തമ്മിൽ വ്യത്യാസമില്ലാത്തതാണ് തോന്നുന്നത് അതാണ് ധ്യാനം തദൈവ അർത്ഥമാത്രം നിർഭാസം സ്വരൂപശൂന്യമോ സമാധി എന്നാണ് അവസാനം ധ്യേയവസ്തു മാത്രം പ്രകാശിക്കുകയും ഞാൻ എന്ന് പറഞ്ഞൊന്നും ഇല്ലാതാവുകയും ചെയ്യുന്ന അവസ്ഥയാണ് സമാധി എന്ന് പറയുന്നത് അപ്പം അങ്ങനെ അഷ്ട പിന്നെ അഷ്ട ഇത് അഷ്ടാംഗ യോഗം എന്ന് പറയുന്നത് യമം നിയമം അസനം പ്രാണായാമം പ്രത്യാഹാരം ധാരണ ധ്യാന സമാധി ഈ എട്ട് അവസ്ഥകൾ ഒരു യോഗിക്ക് വഴിക്ക് വഴിയായിട്ടുണ്ടാകുന്ന ഇതാണ് അപ്പൊ അതിൽ ഈ എട്ടെണ്ണത്തിൽ ആദ്യം പറഞ്ഞ അഞ്ചും ബഹിരംഗമാണ് ധാരണ ധ്യാന സമാധി മൂന്നാണ് അന്തരംഗം ഈ ബഹിരംഗം മുഴുവനും സാധിച്ചതിന് ശേഷം അന്തരംഗത്തിലേക്ക് കടക്കാന്ന് പറഞ്ഞാൽ അവിടെ സാധ്യമായി എന്ന് വരില്ല ഒരു ജന്മം തന്നെ മതിയായി എന്ന് വരില്ല അപ്പൊ എന്ത് ചെയ്യണം അന്തരംഗമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ദേശബന്ധം ഒരു ദേശത്തിൽ ചിത്തൻ ബന്ധിച്ചു നിർത്തുക ബന്ധിച്ചു നിർത്തിയാൽ അവിടെ അതിന്റെ നിശ്ചലത്വത്തിൽ ഈ ജീവൻമുക്താവസ്ഥ ഇങ്ങനെ അനുഭവപ്പെടുന്ന സമയത്ത് അതിന് അപഥ്യാണ് ബാഹ്യം തോന്നുന്ന സമയത്ത് യമോ നിയമോ ആസനം പ്രാണായാമം പ്രത്യാഹാരം ഒക്കെ തനിയെ അങ്ങ് ശീലിച്ചോളും കാരണം ഇതിന് അതൊക്കെ സഹായമാണ് അത് അത്യാവശ്യമാണ് ഒഴിച്ചുകൂടാത്ത എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒക്കെ നമ്മൾ ശീലിക്കാൻ തുടങ്ങും അപ്പോൾ ബഹിരംഗത്ത് അനാലുണ്ട് അനുഭവിക്കാൻ തുടങ്ങിക്കോളും അതാണ് ഈ ഇതിൽ ആദ്യം അന്തരംഗം തുടങ്ങിക്കഴിഞ്ഞാൽ മറ്റേ ബഹിരംഗം ഇങ്ങനെ ക്ലേശിച്ച് ഇങ്ങനെ അനുഭവിച്ചു വരുമ്പോൾ ഒരനുഭൂതി കിട്ടാത്തതുകൊണ്ട് കുറേ കഴിയുമ്പോൾ മടുപ്പ് വരും ആളുകളൊക്കെ അങ്ങ് എന്ന് വരും അതാണ് നമ്മളെ പണ്ടുള്ള കാലത്ത് വേദമൊക്കെ പഠിപ്പിച്ച് കുട്ടികളൊക്കെ വല്ലാതെ കുട്ടികൾക്കൊക്കെ എതിര് വന്ന് അവസാനമൊക്കെ കമ്മ്യൂണിസ്റ്റുകാരായി പോയി ഇതിന് രക്ഷപ്പെടാൻ വേണ്ടി അപ്പോൾ ഒരു ടോർച്ചർ ഒരു ക്ലേശം അനുഭവിപ്പിക്കുന്ന മാതിരി അവർക്ക് തോന്നുന്നു ഏറെ കുറച്ച് അവർക്ക് ഉള്ളിൽ ഈ ആനന്ദം കിനിയത്തക്ക വിധത്തിലുള്ള ഇത് ആദ്യം പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ഇപ്പം അപഥ്യങ്ങളാണെന്ന് കണ്ടാൽ അവർ സ്വയം തിരുത്തിക്കോളും ബാഹ്യലോകത്തെ ഈ ബഹിരംഗ സാധനയുണ്ട് പ്രത്യേകം ശ്രദ്ധാലുക്കളായിക്കൊള്ളുന്നു അപ്പൊ യമനിവാസനം പ്രാണായാമം പ്രത്യാഹാര ധാരണ ധ്യാന സമാധി ഇനി അടുത്ത് മുസ്ലിംസിനാണെങ്കിൽ ക്യാബാന്റെ അഞ്ച് താഴെ ചുറ്റളവിൽ കൊല്ലാൻ പാടില്ല കൊല്ലാൻ പാടില്ല പ്രാർത്ഥിക്കുന്ന സ്ഥലം അജിന് ക്യാബ എന്നാ അവർ പറയാം നമ്മൾ കാബ എന്ന് പറഞ്ഞു അവരെനിക്ക് തിരുത്തി അങ്ങനെയല്ല ക്യാബ എന്നാ പറയുന്നത് അപ്പൊ കേബക്ക് ചുറ്റുപാടും പിന്നെ കൊല്ലാൻ പാടില്ല അവര് പക്ഷെ ബാക്കിയുള്ള സ്ഥലത്തൊന്നും കൊല്ല അത് ദേശ ഹിംസ അഹിംസയാണ് ആ ഒരു ദേശത്തെ അഹിംസ അതുപോലെ ചില ദിവസം ക്രിസ്ത്യാനികൾക്കാണെങ്കിൽ വെള്ളിയാഴ്ച കൊല്ലാൻ പാടില്ല വെള്ളിയാഴ്ച അവർ വെജിറ്റേറിയൻസ് എല്ലാവരും കാരണം യേശുവിനെ ക്രിസ്ത്യാസ ദിവസമാണ് വെള്ളിയാഴ്ച ഗുഡ് ഫ്രൈഡേ അപ്പോൾ കാലഹിംസ ദേശാഹിംസ പിന്നെ ചില പ്രത്യേക പിന്നെ ഈ വിശേഷപ്പെട്ട ദിവസങ്ങളിൽ പറഞ്ഞു അങ്ങനെ അഹിംസ എന്ന് പറഞ്ഞാൽ പലതരത്തിലും ഉള്ളതായിട്ട് പറയാണ് എന്ന് ഇന്ന സാധനത്തെ തിന്നാൻ പാടില്ല ഇപ്പോൾ പിന്നെ പന്നിയെ തിന്നരുത് പന്നീൻ്റെ ഇറച്ചി തിന്നാൻ പാടില്ല പിന്നെ മുസ്ലിംകൾക്ക് മറ്റേ പോത്തുമൊഴിയും എന്തും ആവാം അതിനൊരു വിരോധമില്ല എന്ന് പറയും അപ്പൊ അതാണ് ജാതി അഹിംസ മഹാവ്രതം എന്ന് പറഞ്ഞാൽ എല്ലാ സമയത്തും എല്ലാ സ്ഥലത്തും എല്ലാവരോടും ഒരേ അഹിംസ പാലിക്കുന്ന മഹാവ്രതം എന്ന് പറയുന്നത് ഒരു എടാകൂടം തോന്നിയെന്ന് വെക്കാം ഉടനെ അതിന്റെ പ്രതിപക്ഷ ഭാവന കൊണ്ടുവരണം അപ്പൊ മുസ്ലിമിനോട് ഒരു വെപ്പ് തോന്നി എന്ന് വെച്ചാൽ ഉടൻ തന്നെ ആ മുസ്ലിംസിന്റെ നല്ല വശങ്ങളൊക്കെ വിചാരിച്ച് അവര് എത്ര മനോഹരമായിട്ടാണ് അവരെ പ്രാർത്ഥന ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് എല്ലാവരും ശുദ്ധമായ വസ്ത്രം ധരിച്ച് അവിടെ ചെന്ന് നിർഗുണമായുള്ള ബ്രഹ്മത്തിനെ ധ്യാനിക്കാനാണ് ആദ്യം തന്നെ പഠിപ്പിക്കുന്നത് അപ്പൊ അങ്ങനെ അവരാ നല്ല കാര്യം പിന്നെ അവർ എന്തു ഉത്സാഹികളാണ് വളരെ ഉത്സാഹിച്ച് ചെറിയ കുട്ടികൾ മുതൽക്ക് എല്ലാവരും ധനം സമ്പാദിക്കും അതിന് അന്യാശ്രയം കൂടാതെ എല്ലാവരും കിട്ടാവുന്ന എല്ലാ സന്ദർഭവും വിവരിച്ച് അവർ നന്നായി തീരുന്നു അത്ര ഉത്സാഹമൊന്നും ഹിന്ദുക്കൾ കാണിക്കുന്നു അവരുടെ നല്ല നല്ല വശങ്ങൾ മാത്രം ആലോചിച്ച് അതുപോലെ ഒരു സുഹൃത്താക്കാൻ പറ്റിയ ഏറ്റവും നല്ല മുസ്ലിമാണ് മുസ്ലിം ഒരു സുഹൃത്തായി കഴിഞ്ഞാൽ അയാൾ നമുക്ക് വേണ്ടി ചാവും അല്ലെങ്കിൽ നമ്മളെ കൊല്ലുകയും ചെയ്യും കഴിക്കുന്നുണ്ട് കഴിക്കുന്നില്ല അപ്പോൾ Christian friend will live for us Muslim friend will die for us എന്നാണ് ഒരു മുസ്ലിം സുഹൃത്ത് നമുക്ക് വേണ്ടി ചാവാൻ പഠിക്കില്ല ഒരു ക്രിസ്ത്യാനി ആണെങ്കിൽ സുഹൃത്താണെങ്കിൽ നമുക്ക് വേണ്ടി അയാൾ ജീവിക്കും ഞാൻ ഇത്രയും വ്യത്യാസമുള്ളൂ എന്നാണ് ആയിട്ടുള്ള ചിന്തകൾ വരുമ്പോൾ അപ്പപ്പം തന്നെ അതിന്റെ മനോഹാരിത നമ്മളെ ഹരി ചോദിച്ചു എനിക്ക് ഇനി ജന്മം ഉണ്ടാവും അപ്പൊ തമാശയായിട്ട് ഞങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് രണ്ട് ജന്മം കൂടി എന്താ അങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ മകനായിട്ട് ജനിക്കണം ഒരു ഇസ്ലാമായിട്ടും ജനിക്കണം കാരണം എന്താ വെച്ചാൽ ഇവരെ രണ്ടുപേരോട് വിരോധമുണ്ട് അവിടുന്ന് എഴുന്നേറ്റ് ഇങ്ങനെ പറഞ്ഞു ദാ ഇപ്പൊ ഞാനിതാ വിളംബരം ചെയ്യുന്നു എനിക്ക് രണ്ടുപേരോടും വിരോധമില്ല ഇനി ജന്മം ഉണ്ടോ ഇല്ല പിന്നെ കഴിഞ്ഞില്ലേ ഇപ്പൊ തന്നെ കഴിഞ്ഞു അതുകൊണ്ടായിട്ട് ഇരുന്നു സർവഭൂതാന എന്നുള്ള നിയമം പന്ത്രണ്ടാം അധ്യായം ഗീതയിൽ പറഞ്ഞ നിയമം ശരിക്കും പ്രാവർത്തികമായി വരണം എന്നാൽ തന്നെ നമ്മൾ അങ്ങോട്ട് അനന്യചിന്ത മായ ജനപരിവാസം ഇതൊക്കെ ഒത്താൻ തന്നെ ഉള്ളൂ നമുക്ക് നമ്മൾ കയറാൻ പറ്റുള്ളൂ എന്നാണ് ഒരു ശൂന്യാകാശത്തിലേക്ക് ഒരു സൂര്യനിക്ക് വിടുകയാണെങ്കിൽ അതിൻ്റെ എല്ലാ മെഷീനറിയും വേണ്ടമാതിരി ഉദ്ദേശമായി പ്രവർത്തിച്ചാലേ അത് കയറിപ്പോകുള്ളൂ അല്ലെങ്കിൽ അവിടെ കിടക്കും അല്ലെങ്കിൽ രണ്ടാമത് തിരിച്ചു വരും ഉഷേൻ്റെ മകൻ പറയാറുണ്ട് ചെറിയ കുട്ടിയാകുമ്പോൾ they send frequently one, occasionally only they get one. അല്ല occasionally only they miss one അതായത് ഒരുപാട് പേടകങ്ങൾ വരെ ഇങ്ങനെ അയക്കും ഇടയ്ക്ക് ഓരോന്ന് അവർക്ക് നഷ്ടപ്പെടാറുണ്ട് എന്ന് പറഞ്ഞാൽ അത് അവിടെ ശരിക്കും പോയി ഇറങ്ങി ബാക്കിയൊക്കെ മുൻതന്നെ തിരിച്ചു occasionally only they miss one അത് ഉഷനോടാ പറയുന്നത് വലിയ ഇന്റലിജന്റ് അല്ലേ അത് മനുവാ പറയാം frequently they send occasionally only the M is one. പിന്നെ ചെയ്യുന്ന കുറ്റങ്ങൾ കാരിതം വേറൊരാളെ കൊണ്ട് ചെയ്യിക്കുന്നത് അനുമോദിതം ആരായെങ്കിലും എല്ലാം ചെയ്തു കണ്ടാൽ നന്നായി അവനങ്ങനെ കിട്ടണം എന്ന് പറയുന്നത് ഇങ്ങനെ മൂന്ന് തരയുള്ളൂ എന്നാ പറഞ്ഞു വന്നിരുന്നത് ആ വാചകങ്ങൾ കണ്ടില്ലേ അതായത് അവരവൻ ചെയ്യുന്ന ദോഷം കുറ്റങ്ങൾ ഇപ്പൊ ഒരാളെ കൊല്ല ഞാൻ തന്നെ കൊല്ല അല്ലെങ്കിൽ ഞാൻ കാശ് കൊടുത്ത് വേറൊരാളെ കൊണ്ട് കൊല്ലിക്കുക അല്ലെങ്കിൽ അയാൾ കൊല്ലപ്പെട്ടു എന്ന് നിൽക്കുമ്പോൾ അങ്ങനെ നന്നായി അങ്ങനെ വരട്ടെ കൃതം കാരിതം അനുമോദിതം കൃതം എന്ന് പറഞ്ഞാൽ അവരാണ് ചെയ്യുന്നത് കാര്യം എന്ന് പറഞ്ഞാൽ ആരാണ് കൊണ്ട് ചെയ്യിക്കുക മോദിതം എന്ന് പറഞ്ഞാൽ ആരാണ് ചെയ്യുന്നത് കാണുമ്പോൾ സന്തോഷിക്കുക ഇത് മൂന്നും ഒരേ കുറ്റാണ് ശിക്ഷ ഒരേ പതിനഞ്ച് മൂന്നാണ് പിന്നെ പിന്നെ ഈ ഇവിടെ കടാമ്പുഴ പോയിട്ട് സ്ത്രീകളിൽ ഒന്നരാവിലെ കടാമ്പുഴ പോയി ഒക്കെ ചെയ്തിങ്ങനെ വരും മാസത്തിൽ ഒഴിക്കാൻ പോകും അപ്പൊ എങ്ങനെയുണ്ട് നമ്മളെ കുഞ്ഞിമോ പിന്നെ എന്താണ് കുഞ്ഞലക്ഷ്മിയുടെ കാര്യമൊക്കെ ഉണ്ട് ആ അതൊക്കെ വളരെ കഷ്ടമാണ് പാവം എന്തോ അറിയില്ല അപ്പൊ കണ്ടില്ലേ ഞാൻ വെറുതെ ആണോ എല്ലാ മാസം അവിടെ ഇങ്ങനെ വരുന്നത് അമ്മേനെ ഞാൻ എല്ലാ മാസം വന്ന് കണ്ട് വേണ്ടതൊക്കെ ചെയ്യുന്ന എന്താ അറിയാം ഒരു പാഠം പഠിക്കണം പഠിച്ചില്ല അങ്ങനെ വേണം ഞാനിത് കഴിഞ്ഞ അഞ്ചെട്ട് കൊല്ലായി ഇവിടെ വരുന്നേ അമ്മേൻ്റെ അടുത്ത് പിന്നെ അത് കുറച്ച് വെറുതെയാണോ അത് കുറച്ചെങ്കിലും അമ്മ കാണിച്ചു തരില്ലേ നന്നായി അവളങ്ങനെ പഠിക്കണം ഇതൊന്നും പോരാ ഇനിയും വരാൻ പോകുന്ന ആൾക്ക് ഞാനിത് നിർത്തില്ല അത് മുഴുവനായി കാണിട്ടേ എനിക്ക് മരിക്കാൻ പറ്റുള്ളൂ അതുവരെ എൻ്റെ അമ്മ എൻ്റെ ഭാഗത്തുണ്ടാവും എന്ന് പറഞ്ഞിട്ട് അപ്പൊ അത് കാരണം അവളൊന്ന് രച്ചു കാണാൻ വേണ്ടിയാ ഈ ഇവിടെ എല്ലാ മാസം പോണെന്ന് നിർത്തണം കൃത കാര്യത അനുമോദിതം വല്ലതും പറ്റിയെന്ന് കേൾക്കുമ്പോൾ നമ്മൾ സന്തോഷിക്കുന്നെങ്കിൽ നമ്മളെ ചിത്രം ശരിയായിട്ടില്ല എന്ന് അർത്ഥമാണ് അപ്പോൾ നേരെ കുറിച്ച് അദ്ദേഹത്തിന് വല്ലതും സംഭവിച്ചാലും നമുക്ക് സന്തോഷം വരുന്നുണ്ട് അപ്പോൾ എന്തായി അനുമോദിതം ഉള്ള പാപം വരുന്ന നമ്മൾ സ്വന്തം ചെയ്താലുള്ള അതേ ഫലം കിട്ടും എന്നാണ് പറയുന്നത് ഉള്ള കാര്യത അനുമോദിത നമ്മളോട് അപ്രിയം പറയുന്നവരോട് നമുക്ക് അപ്രിയം തോന്നാതിരിക്കണം അപ്പോഴേ നമ്മുടെ ചിത്രം ശരിയായിട്ടുള്ളൂ രക്ഷോണം യുദ്ധം ശരിക്ക് ശത്രുത വാസ്തവത്തിൽ അതൊക്കെ പറഞ്ഞു തീർക്കാവുന്ന പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ അതെന്താ വെച്ചാൽ ചെറുപ്പം മുതലേ അങ്ങനെ തന്നെ പഠിപ്പിക്കുകയാണല്ലോ പോഷോ പറയുന്നുണ്ട് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് എന്ന് പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞ് പട്ടാളക്കാരെ സ്വന്തമായിട്ട് ഒരു തീരുമാനം എടുക്കാൻ കഴിവില്ലാത്തവരാക്കി മാറ്റുക എന്നിട്ട് അവർക്ക് സ്വന്തം ചിന്തിക്കാനുള്ള കഴിവ് ഇല്ലാതാക്കുക എന്നിട്ട് അവനവൻ്റെ ബ്രദേഴ്സിൻ്റെ മാതിരിയുള്ള വെടി വെക്കുക എന്ന് പറയുമ്പോൾ അവർക്ക് ഒരു മടിയും കൂടാതെ ആരാൻ്റെ നെഞ്ചത്തേക്ക് വെടിവെക്കാനുള്ള കഴിവുണ്ടാവും അല്ലെങ്കിൽ ഒരു മനുഷ്യന് സാധ്യമല്ല ഒരു സാധാരണ മനുഷ്യന് അവനെ പോലുള്ള ഒരാളെ നേരെ വെടിവെക്കാന്ന് പറഞ്ഞാൽ സാധ്യമാണ് അപ്പോൾ അവരെ ആ കഴിവ് അങ്ങ് ഇല്ലാതാക്കാണ് അവർക്ക് സ്വന്തമായി ചിന്തിക്കാനുള്ള കഴിവ് ഇല്ലാതാക്കിയിട്ട് അങ്ങനെ പട്ടാളക്കാരായിട്ട് കഴിഞ്ഞാൽ അവർക്കിപ്പോ ഇപ്പോ ജനറൽസ് അഞ്ച് പേര് രാജിവെക്കുന്നൊക്കെ പറയുന്നുണ്ട് അമേരിക്കയിൽ പക്ഷേ <clears throat> പട്ടാൾക്കാർക്കും മറ്റൊക്കെ ഇതിങ്ങനെ നിറച്ചു വെച്ചിട്ട് അതൊന്ന് പിന്നെ പൂരത്തിന് വെടിക്കെട്ട് പൊട്ടിക്കുന്ന മാതിരി അതൊന്ന് പൊട്ടിച്ചാലേ അവർക്ക് സമാധാനമുള്ളൂ പട്ടാൾക്കാർക്ക് എപ്പോഴും യുദ്ധമാണ് ഇഷ്ടം എന്നാണ് പറയുന്നത് കാരണം അതിനുവേണ്ടി ആ സങ്കല്പത്തിലല്ല അവർ ഈ എന്നും ഒരുങ്ങിയിരിക്കുന്നത് എപ്പോഴെങ്കിലും ഒരു ഇതല്ലെങ്കിൽ അവർ വെറുതെ അല്ല അവരുടെ ജീവിതം വെറുതെ എന്ന ക്ലേശം മറ്റൊക്കെ ഉണ്ടെങ്കിലും അതിൽ അവർക്ക് കുറേയധികം ലാഭങ്ങളും മനസ്സിന് വലിയ സമാധാനം അതിനെ അവരെ ആഗ്രഹം ഒക്കെ ആ യുദ്ധത്തിൽ സംഭവിക്കുന്നു അതുകൊണ്ട് യുദ്ധം എന്ന് പറഞ്ഞാൽ അമേരിക്ക ഈ ഒക്കെ വിട്ടു പോയാലും യുദ്ധം നടക്കുകയും ചെയ്യും മാത്രമല്ല ജനറൽസിനെ ചിലപ്പോൾ പിടിച്ച് അറസ്റ്റ് ചെയ്തു എന്ന് വരും രാജ്യദ്രോഹികളായിട്ട് സ്ഥിരീകരിച്ചു നമുക്ക് വരാം അങ്ങനെ ഒരിക്കലും കീഴടങ്ങില്ല എന്ന് ഡിക്ലെയർ ചെയ്ത് കഴിയുകയും ചെയ്തു അതുകൊണ്ട് ഇപ്പോൾ എമർജൻസി ആയിട്ട് മീറ്റിംഗ് കൂടിയിട്ട് ഉപരോധം ഏർപ്പാട് ചെയ്യേണ്ട കാര്യം പെട്ടെന്ന് ആലോചിക്കണം എന്നൊക്കെ പറഞ്ഞ മറ്റു രാജ്യക്കാർ ഇന്നത്തെ പേപ്പറിൽ കണ്ടില്ലേ എല്ലാവരും കൂടി എമർജൻസി ആയിട്ട് ആക്ഷൻ എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട് അപ്പോൾ അതിങ്ങനെ നടക്കുന്നു കാരണം അത് ആ വഴിക്കാണ് അവരുടെ സങ്കല്പം ഇങ്ങനെ യുദ്ധം എന്ന് ഒരു സംഗതി മാത്രമാണ് അവർക്ക് ചിന്ത അറ്റാക്ക് ചെയ്യണം അറ്റാക്ക് ചെയ്യണം അറ്റാക്ക് അപ്പോൾ പിന്നെ ഈ ആ വഴിക്ക് ചിന്ത ഇല്ലാത്ത ആൾക്കാർ വരെ നിർബന്ധിതരായി മാറുകയാണ് യുദ്ധം ഉണ്ടായെന്ന് ചെയ്യാനോ ഇപ്പോൾ റാക്കല് പിന്നെ ആരാ ശത്രു ആ ശത്രു എന്ന് പറഞ്ഞാൽ ആ പട്ടാള നേതാവ് നേതാക്കളും അവിടുത്തെ രാജ്യത്തിന്റെ പ്രധാനിയാണ് അയാളോട് മാത്രമേ ശത്രുവുള്ളൂ പക്ഷെ പട്ടാളക്കാരും ഒക്കെ ഇന്നസെന്റ് അല്ലേ പിന്നെ അവിടെയുള്ള ഈ ടൗണിലുള്ള ആൾക്കാരും മറ്റേ ഗ്രാമത്തിലുള്ള ആൾക്കാരും സ്ത്രീകളും കുട്ടികളും അവരൊന്നും ഇത് ഇല്ല അവരെ മേലില്ലേ ബോംബ് കൊണ്ടിരുന്നു യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ ശത്രുത ഒരാളോടും ബോംബ് കൊണ്ടിരുന്നു വേറെ ഒരു സ്ഥലത്തുമാണ് ഈ മത അവരെ ശ്വാസം മുട്ടിക്കാൻ തുടങ്ങി എന്നൊക്കെ പറഞ്ഞിട്ടാണ് പക്ഷെ മതനേതാക്കന്മാരൊക്കെ രക്ഷപ്പെടുകയും ചെയ്തു ഒന്നും അറിയാത്ത ആൾക്കാരൊക്കെ അന്നും സഫർ ചെയ്ത ആൾക്കാരാണ് ഇന്നും യുദ്ധം വന്നപ്പോൾ അപ്പോഴും അവർക്ക് സഫറിങ് മറ്റവരെ പിന്നെ ഫെനാറ്റിക്കായിട്ടുള്ള ഭരണം നടക്കുമ്പോൾ അപ്പോഴും അവർക്ക് സഫറിങ്ങാണ് അല്ല അപ്പൊ അവര് ഇതൊക്കെ പ്രകൃതി ദൃശ്യങ്ങളിൽ സംഭവിക്കുന്ന അതെല്ലാ എല്ലാ കാലവും ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കും പക്ഷെ ഇതിനൊക്കെ പരിഹാരം എന്താണ് ഇവിടെ പരിഹാരമില്ല ഞാൻ ദൃക്കാണ് ദൃഷ്ടാവ് ദൃഷ്ടാവിനെ ഇതൊന്നും ബാധിക്കുന്നില്ല ആ അവസ്ഥയിലേക്ക് വേഗം ട്രാൻസെൻഡ് ചെയ്ത് പോവുക അതീന്ദ്രിയം സൂക്ഷ്മ അനന്തം ആദ്യം ധ്യായപരാനന്ദ ഭയമഹേഷ അങ്ങോട്ട് നമ്മൾ വേഗം കടന്ന് അവിടെ ഇരിക്കുക എന്നാൽ സുരക്ഷിതമാണ് ഇതൊന്നും നമ്മളെ ബാധിക്കുന്നില്ല അല്ലെ ഈ മണ്ഡലത്തിൽ ഒരിക്കലും സുരക്ഷിതത്വം ഇല്ല പറയും പിന്നെ വീണവരൊക്കെ വേഗം ഈ പ്രമൻ്റ് ഓഫ് ലൈഫ് ഏതാണെന്ന് വെച്ചാൽ അതിലേക്ക് അങ്ങോട്ട് കുടിയേറി പാർക്കും അവിടെ ഇരിക്കുമ്പോൾ അതൊക്കെ കണ്ട് രസിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവുകയും ചെയ്യുന്നതാണ് യോഗാസനത്തിലൊക്കെ മഹായുദ്ധം വർണ്ണിക്കുന്നുണ്ട് ഒരു സ്ഥലത്ത് ഒരു ദൃക്സാക്ഷികളായിട്ട് നോക്കി നിൽക്കരുത് ജ്ഞപ്തി ദേവിയും ലീലയൊക്കെ അതൊന്നും അവരെ ബാധിക്കാത്ത ഒരു മണ്ഡലത്തിൽ നിന്നിട്ട് ഇതൊക്കെ നോക്കി ചെയ്യും അങ്ങനെ ഒരു മണ്ഡലം നമുക്കുണ്ട് ആ മണ്ഡലത്തിലേക്ക് കയറുക എന്നിട്ട് ഇത് ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ടല്ല മുട്ടത്തേങ്ങയുടെ മാതിരി ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടല്ല ഈ ശരീരം ഇല്ലെങ്കിലും ഇതൊക്കെ നോക്കി കാണാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് എന്നുള്ള അവസ്ഥ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇതിനൊക്കെ രസം മാത്രമേ ഉള്ളൂ നല്ല യുദ്ധവും ലഹളയൊക്കെ ഉള്ള സിനിമ കണ്ടാൽ അവർക്ക് രസമാണല്ലോ നമ്മളെ ബാധിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് മാത്രമല്ല അതുപോലെയാണ് സദാം ഹുസൈൻ കണ്ടില്ലേ അവസാനം അതിന്റെ ഫലം അനുഭവിച്ചല്ല അതുപോലെ ഡിക്റ്റേറ്റർമാരൊക്കെ തന്നെ അവസാനം അതിന്റെ ഫലം അനുഭവിക്കുന്നുണ്ട് അവർക്കും അതന്നെ കിട്ടാൻ പോകുന്നതാണ് പിന്നെ അബ്രഹാം ലിങ്കൻ മഹാത്മാഗാന്ധി മുതലായവർക്ക് വെടിവെച്ച് കൊല്ലപ്പെടുക ഒരു പുണ്യകർമ്മം എന്ന് വിചാരിച്ചിട്ടാണ് എല്ലാം ചെയ്തിട്ടുള്ളത് പക്ഷെ അവർക്ക് അതിന് കിട്ടിയ ഫലം മറ്റ ഇതാണ് അപ്പം അതിനെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാന്നുള്ളതാണ് അവർ മനസ്സാവാച കർമ്മം ആർക്കും ദോഷം ഉദ്ദേശിച്ചല്ല ചെയ്തത് മറ്റവരതല്ല ക്രൂരകൃത്യമാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ അടിമകളെ സ്വാതന്ത്ര്യമാക്കി അബ്രഹാം ലിങ്കൻ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വാങ്ങിക്കൊടുത്തു മഹാത്മാഗാന്ധി പക്ഷെ അവരൊക്കെ കൊല്ലപ്പെടുകയായിരുന്നു യേശുദേവൻ അടിച്ചാൽ ഒരു ഇവർ പുഴുവിന് പോലും യാതൊരു ദോഷവും സങ്കല്പിക്കാത്ത ഒരാളാണ് പക്ഷെ അദ്ദേഹത്തെ വളരെ ദാരുണമായിട്ട് വരയ്ക്കുക ചരിത്രത്തിലുള്ള സംഭവങ്ങൾ അതൊക്കെയാണ് അപ്പം അതിനൊക്കെ നമുക്ക് പ്രത്യേകിച്ച് ഒരു എക്സ്പ്ലനേഷൻ പറയാൻ പറ്റുന്നില്ല വേണമെങ്കിൽ കർമ്മതത്വങ്ങളൊക്കെ പറഞ്ഞിട്ട് ഉപായം കൊണ്ട് ഓട്ടടക്കുന്ന മാതിരി ആവാന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ എല്ലാറ്റിനും നമ്മൾ ഒരു ഉത്തരം കണ്ടെത്താൻ സാധിക്കുന്നില്ല പ്രകൃതിയിൽ മഹാഭാരതത്തിൽ അതാണ് എല്ലാം എഴുതി കഴിഞ്ഞിട്ടും ശരിയായി മനസ്സിലാവണില്ല എന്നാണ് ഏതാ ധർമ്മം ഏതാ ധർമ്മം തിരിച്ചറിയാൻ പറ്റുന്നില്ല ചിലപ്പോൾ അധർമ്മം നമ്മൾ വിചാരിക്കുന്നത് ധർമ്മമായിരിക്കും ചിലപ്പോൾ ധർമ്മം നമ്മൾ വിചാരിക്കുന്നത് അധർമ്മമായിരിക്കാം ആദ്യം രാമനെ അംഗീകരിക്കുക പിന്നെ പിന്നെ രാവണനെ അംഗീകരിക്കേണ്ടി വരും എന്ന് പറയുന്നത് അപ്പോഴേ പൂർണ്ണമാവുള്ളൂ എന്നാണ് അപ്പൊ പോസിറ്റീവിനെ ആദ്യം അംഗീകരിക്കുക പിന്നെ നെഗറ്റീവ് അതിന്റെ ഭാഗമാണെന്ന് ധരിക്കാൻ നമ്മൾ അറിയണം എന്നാണ് നമുക്ക് അറിയണം അപ്പൊ അതിലെന്താ വെച്ചാല് ഈ യുദ്ധം മുഴുവനും എന്തിനാണ് വെച്ചാൽ ഇവല്യൂഷനാണ് മനുഷ്യന് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇത് ഞാനാണ് ഇത് എൻ്റെതാണെന്നൊക്കെ പറഞ്ഞിട്ട് ചടഞ്ഞു കൂടാതിരിക്കാൻ വേണ്ടി ഇടക്കിടയ്ക്ക് യുദ്ധവും വഴക്കും വക്കാളും ക്ലേശങ്ങളും ദുരിതങ്ങളൊക്കെ ഉണ്ടാവുന്ന പറയുന്നത് അതൊക്കെ ഉണ്ടാകുന്നത് വെറുതെ ഈ മനുഷ്യനെ ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കാതെ ഇതിങ്ങനെ കടന്നു പോകുക അനുഭവിച്ച് കടന്നു പോകേണ്ടതായിട്ടുള്ള ഒരു പ്രക്രിയ മാത്രമാണ് ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞത് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് സ്ഥിരമായിട്ട് കുറ്റിയടിച്ച് കൂടാനുള്ള സ്ഥലമല്ല എന്നാണ് ഒരു ടൂറിസ്റ്റിനെ മാതിരി കടന്നു പോകാനുള്ള സ്ഥലമാണ് അതിനു അതിനുവേണ്ടി നമ്മൾ അത് മറന്നിട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു എക്സിബിഷനിൽ കയറിയിട്ട് ഒരു സ്റ്റോളിൽ തന്നെ ഉള്ള സമയം മുഴുവൻ ചെലവഴിക്കാന്ന് വിചാരിച്ചാൽ അപ്പോഴേക്ക് വണ്ടിയേഴ്സ് വന്ന് നമ്മളെ പിടിച്ചിട്ട് മറ്റേ കൊണ്ടാക്കും എന്തിനാ വെച്ചാൽ ഇതല്ല കുറേ കാണാണ്ടല്ലോ എല്ലാം കാണട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ യുദ്ധവും ക്ലേശവും ശരീരത്തിൽ മരണവും ഈ പിന്നെ വഴക്കുകളും വക്കാണുകളും ഒക്കെ തന്നെ വരുത്താൻ കാരണം എന്താണ് ഈ ഇവല്യൂഷൻ സാധിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഈ കോസ്മിക് വിഷൻ എന്ന് പറഞ്ഞിട്ടൊരു കാസറ്റ് ഉണ്ടല്ലോ സി ഡി അതിൽ ഈ ഒരു കാര്യം വിവരിക്കാനാണ് ശ്രമിച്ചത് ആദ്യം ഒരേ ഒഴിക്ക് വഴിയെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അവസാനം വരെ ഈ പ്രപഞ്ച പ്രതിഭാസങ്ങളൊക്കെ തന്നെ ജീവന്മാരെ ഉന്നതമായിട്ടുള്ള മണ്ഡലങ്ങളിലേക്ക് പരിണമിപ്പിക്കാനുള്ള കാരുണ്യ പ്രവൃത്തികൾ മാത്രമാണ് മാഷ തല്ലുന്ന മാതിരി ചോക്ക കാട്ടാനെ അവസാനം ബാങ്ക് അടിച്ച് ഇരുപത് കൊല്ലം തടവ് കിടക്കാതിരിക്കാൻ വേണ്ടി രണ്ട് അടി അടിച്ച് നോക്കുകയാണ് എന്ത് രക്ഷപ്പെടുത്താൻ പറ്റുമെന്ന് അപ്പോൾ ഒരു കാരുണ്യ പ്രവൃത്തിയാണത് പക്ഷെ അത് നമുക്ക് മനസ്സിലാവാത്ത കേൾക്കുവരനായിട്ടുള്ള ഒരു മാഷ് പാവം കുട്ടീനെ തല്ലുന്നു നമ്മൾ വിചാരിക്കുക പക്ഷെ അതിന് ശരിയായിട്ടുള്ള മറ്റേ വശം നോക്കുകയാണെങ്കിൽ നല്ലൊരു കാരുണ്യ പ്രവൃത്തിയാണ് കാരണം ശരീരം മനസ്സ് എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഇഷ്ടംപോലെ പ്രകൃതിക്ക് എത്ര തരം വേണമെങ്കിൽ തരാൻ കഴിയും അപ്പോൾ ആ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും മേലെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി ക്രൂരമായിട്ടുള്ള കഠോരമായിട്ട് എന്നൊക്കെ പറയപ്പെടുന്നതായിട്ടുള്ള രീതിയൊക്കെ വേണ്ടി വരും എന്നാലേ ആ മഹത്തായുള്ള പാഠം പഠിച്ചിട്ട് മുന്നോട്ട് നീങ്ങുള്ളൂ എന്നാണ് പിന്നെ അതിനനുസരിച്ച് ഉയർന്ന അവസ്ഥയിൽ അനുഭവിക്കാനുള്ളതായ ശരീരം മനസ്സൊക്കെ നമുക്ക് കിട്ടുകയും ചെയ്യും എന്നൊക്കെയാണ് ഇതിൽ വേദത്തിൽ അവിടെ ഇവിടെയായിട്ട് ഇങ്ങനെ സ്കാറ്റേഡായിട്ട് ഇതേ പ്രശ്നങ്ങൾ വരെ പിന്നെ ചർച്ച ചെയ്യുന്ന സ്ഥലത്ത് പറയാം അല്ലാതൊന്നും പിന്നെ ഒരു ക്രൂരതയല്ല കാരുണ്യപ്രവൃത്തി എന്നാണ് ഇറ്റാണലി ബെനിഫിഷ്യൻ്റ് എന്നാണ് ഇറ്റാണലി ബെനിഫിഷ്യൻ്റ് എന്നാണ് നമ്മൾ പറയണ പക്ഷെ അവർക്ക് ഒരു പക്ഷെ പെട്ടെന്ന് കയറ്റം കിട്ടിയതായിരിക്കാം കാരണം അവരെ തീർന്നു ഇനി വെറുതെ ഈ ഫ്രെയിൽ ബോഡിയിൽ നിൽക്കേണ്ട ആവശ്യമില്ല വെടി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മരിക്കുകയും ചെയ്യും ഒരു വസ്തു അറിയില്ല ഒറ്റ വെടിയെ ഉണ്ടായി പോയി കഴിഞ്ഞാൽ അതോടുകൂടി തന്നെ കുഴഞ്ഞു എന്നാണ് മറ്റേതാകുമ്പോൾ ഈ കയറിലൊക്കെ കിട്ടാൻ വെച്ചാൽ കുറേ സമയം ക്ലേശിക്കണം ഇതൊന്നുമില്ല വെടി വെച്ചാൽ പെട്ടെന്ന് ഈ തീർന്ന സമയത്ത് യേശുവിനെ വെച്ചിക്കൊടുത്തതിന് ശേഷം പിന്നെ അദ്ദേഹത്തിന് ജീവിച്ചിരിക്കാൻ പറ്റില്ല അദ്ദേഹം ആത്മഹത്യ കാരണം അദ്ദേഹം ഡ്യൂട്ടി തീർന്നു പിന്നെ ഇനി ആ സ്മരണയോട് കൂടി ഇരുന്ന ആൾക്ക് ദോഷമാണ് അപ്പോൾ ഇത് മറന്നിട്ട് വേറെ ജന്മെടുത്താൽ ആൾക്ക് ഉന്നതമായിട്ടുള്ള അവസ്ഥയിൽ മുന്നോട്ട് പോകാൻ പറ്റും ദൈവം കൊടുത്ത റൂളാണല്ലോ അഭിനയിക്കുന്നത് അഹിംസയിൽ പ്രതിഷ്ഠനായി കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ മൃഗങ്ങളൊക്കെ വൈരില്ലാതെ സ്നേഹത്തോടു കൂടി പെരുമാറും കാട്ടിലൊക്കെ ഇരിക്കുമ്പോൾ അവിടെ വന്യമൃഗങ്ങളൊക്കെ വന്നിട്ട് അവരെ അടുത്ത് ഇങ്ങനെ സ്വസ്ഥമായിട്ട് കിടക്കുന്ന പറയും പാമ്പ് കരടി മുന്നിച്ചരണ്ടൊക്കെ എല്ലാ വൈരത്യാഗം വൈരത്യാവ് തേള് വഴുതാര പാമ്പ് മുതലായൊക്കെ ശരീരത്തിൽ ഒട്ടിക്കിടക്കുന്ന വളരെ സ്നേഹത്തോടു കൂടി അപ്പൊ നമ്മളുള്ളിൽ ദ്രോഹബുദ്ധി തീരെയില്ല എന്ന് കണ്ടാല് അവർക്കൊക്കെ നമ്മളെ <clears throat> അത് മനസ്സിലാകുന്ന മാതിരിയാണ് നമ്മളെ കൂടെ വന്നിട്ട് വളരെയധികം ഇണക്കത്തോടു കൂടി മൃഗത്തോട് കൊടുത്താണ് ഒരാളും ഞാനും ഒരു വീട്ടിൽ ചെന്നു വീട്ടിൽ കരടി പോലത്തെ ഒരു നായ ഉണ്ടായിരുന്നു ഭയങ്കര എന്നെ കണ്ടിട്ട് നായ കുരച്ചിട്ട് മതിയായി അത് ഇയാൾ നേരെ അങ്ങ് ചെന്നു ചെന്നിട്ട് അതിൻ്റെ അടുത്ത് ചെന്നത് തലയാണ് താഴ്ത്തി പട്ടി കളിച്ചിട്ടുണ്ടായ എന്നിട്ട് ഇയാൾ താഴ്ത്തി പിടിച്ചപ്പോൾ ഇങ്ങനെ തലയൊക്കെ ഇങ്ങനെ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇയാൾ അവിടെ പതിവായി ചെല്ലുന്ന ആളാണ് ഉണ്ടെന്ന് വിചാരിച്ചു പക്ഷേ ഇവിടെ പരിയണ്ടില്ല ഞാൻ ആദ്യം കാണുന്നു അയാൾ പറയും ഏത് നായൻ്റെ അടുത്ത് ചെന്നാലും ആരും ഒരു വശം ചെയ്യണം ഇയാൾ നേരെ ചെന്നിട്ട് തലവിട്ടു അതിനൊക്കെ യാതൊരു ചിലർക്ക് പാമ്പിനോട് ഒരു പ്രത്യേകത ഉണ്ടാവുമല്ലോ ചിലർ തേളിനെ വളർത്തുന്നവർ ഇപ്പോഴാരെ വളർത്തുന്നവർ ഇങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പൊ എന്തോ അങ്ങനെ അവർക്ക് ജന്മനാ അങ്ങനെ ഒരു ഇതുണ്ടാവും ഇവരോട് ഒരു പ്രിയം മനസ്സും ആ ഇവരായിട്ട് തമ്മിൽ ഇവിടെ ഇടക്കുണ്ടാവുകയായിരിക്കും അറിയപ്പെടാത്ത അപ്പൊ യോഗികൾ ഇങ്ങനെ അഹിംസയിൽ പ്രതിഷ്ഠിതരായി കഴിഞ്ഞാൽ അവരുടെ മറ്റുള്ളവർക്ക് ഉപേക്ഷ ഉണ്ടാവില്ല ചില സമയത്ത് നമുക്ക് തന്നെ അനുഭവമാണ് ചില ആളുകളെ അടുത്ത് ചെല്ലുമ്പോൾ നമുക്ക് ഒരു സുഖം ഒരു സ്വാതന്ത്ര്യം തോന്നില്ല ചിലവരെടുത്ത് ചെല്ലുമ്പോൾ വളരെ സ്വാതന്ത്ര്യം തോന്നും വളരെ സ്നേഹം തോന്നും പ്രിയം തോന്നും ചിലവരെ കാണുമ്പോൾ ഒരു ഭയ തോന്നുക എന്തോ ഒരു അസ്വാതന്ത്ര്യത തോന്നുക അല്ലേ എന്താ അഹിംസാ പ്രതിഷ്ഠിതരല്ലാത്തതുകൊണ്ടാണോ ആണോ എന്തോന്നും അറിയില്ല പിന്നെ വിട്ടൊക്കെ പോകണമെങ്കിൽ ഇവിടുന്ന് തന്നെ അഹിംസ കുറച്ച് ശീലിക്കണം കൊത്തുകളിനെയോ പണ്ടാലിനെയോ റിട്ടയറിനെ കൊണ്ടായി ഓടിച്ചിട്ട് തല്ലിക്കൂല വെച്ചാൽ നമ്മൾ അവിടെ തന്നെ പോയാൽ തിരിച്ചു കിട്ടും കാരണം നമുക്ക് എല്ലാവരും സൗകര്യം ഉണ്ടാവില്ല അതുകൊണ്ട് നമ്മൾ പല ട്രെയിനിങ്ങും അധികം എടുക്കേണ്ട ആവശ്യമുണ്ട് അഹിംസ ശീലം അഹിംസാ പ്രതിഷ്ഠായാം തൽസന്നിധവും വൈരത്യ പിന്നെ പ്രതിഷ്ഠായാം ക്രിയാഫലാശ്രയത്വം അതായത് ഒരു കർമ്മത്തിനൊരു ഫലമുണ്ട് പക്ഷെ ആ കർമ്മം ചെയ്യാൻ തന്നെ നമുക്ക് ആ ഫലം ലഭിക്കും അങ്ങനത്തെ ആളുകൾ സത്യപ്രതിഷ്ഠിതരായിട്ടുള്ള ആളുകൾ അങ്ങ് സങ്കല്പിച്ചാൽ ഒരു കർമ്മം ചെയ്യാൻ തന്നെ ആ ഫലം നമുക്ക് ഉണ്ടാക്കി തരാൻ അവർ വിചാരിച്ചാൽ കഴിയും ഒന്നും ചെയ്യണ്ട അവരോട് അനുഗ്രഹിച്ചാൽ മതി അത് നമുക്ക് അങ്ങ് സംഭവ സാധിക്കുന്നതാണ് ബാക്കിയുള്ളവർ എത്രയോ കാലം പ്രയത്നം ചെയ്ത് കിട്ടേണ്ടതായിട്ടുള്ള കാര്യം സത്യപ്രതിഷ്ഠ മാതാമുള്ള സ്വാമി റെഡ് <clears throat> ഹോട്ടായിട്ടുള്ള പ്ലേറ്റ് കത്തുന്ന തീയോടുകൂടി ശിഷ്യനാണ് കൈമാറി ശിഷ്യനത് വാങ്ങി യാതൊരു കുഴപ്പമില്ല അയാൾക്ക് പൊള്ളിയില്ല ഗുരു സത്യസങ്കല്പം അത് അയാൾ എത്രയോ കാലം തപസ് ചെയ്തിട്ട് കിട്ടേണ്ടതായിട്ടുള്ള ഒരു കഴിവ് ഇദ്ദേഹം വെറുതെ അങ്ങ് സമ്മാനിച്ചു അദ്ദേഹത്തിന് പിന്നെ ആരാന്റെ മുതൽ മോഹിക്കാത്ത ഒരാളാണെങ്കിൽ എവിടൊക്കെ സമ്പത്തുണ്ടോ നമ്മളാണ് എവിടെയാ രത്നം ഉള്ളത് ഭൂമിയിൽ ഏത് എവിടെ ഏത് ഭാഗത്താ രത്നം ഉള്ളതൊക്കെ നമുക്ക് നമ്മളെ പിന്നെ സിദ്ധി എന്ന് പറയാം അതൊക്കെ സിദ്ധികളാണല്ലോ നമുക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പിന്നെ ഒരാളുണ്ടായിരുന്നു അയാൾ നാൽപ്പതിനായിരം റുപ്യ എൻ്റെ ബാങ്കിൽ എൻ്റെ അക്കൗണ്ടിൽ കൊണ്ടിട്ടു എന്നിട്ട് പിന്നെ ഇടയ്ക്ക് വന്നിട്ട് ഇങ്ങനെ പത്തും പതിനഞ്ചും അഞ്ചും ഒക്കെ ഇങ്ങനെ എടുത്തു കൊടുക്കും അപ്പോൾ ഞാൻ ചെക്ക് കൊടുക്കും അപ്പൊ കാരണം എന്താ വെച്ചാൽ ഞാൻ അതിന് നായപ്പെട്ട എടുക്കില്ല എന്നാണ് പൂർണ്ണ വിശ്വാസം മറ്റാരും വിശ്വാസമില്ല അവിടെ കൊണ്ടുപോയിട്ടാലും അത് അഡ്ജസ്റ്റ് ചെയ്യും ഒരു വേണ്ട സമയത്ത് ഇയാൾക്ക് കിട്ടില്ല അയാൾ പറയണം അതുകൊണ്ടാണ് നമ്മൾ പൈസ വാങ്ങാത്ത ആളാണെന്ന് അറിയുമെന്ന് ആഗ്രഹിക്കുന്നില്ലെങ്കിൽ എവിടെയൊക്കെ മുതലുണ്ടോ നമുക്ക് വ്യക്തതാവുന്ന നമ്മൾ ഇന്നൊന്നും മറച്ചു വെക്കില്ല എന്നുള്ള അർത്ഥമുണ്ട് പിന്നെ ഈ രത്നം കാണാനുള്ള പ്രത്യേക സിദ്ധിയുള്ള ആൾക്കാരുണ്ട് അവരെടുത്ത് ചെന്നിട്ട് രത്നമുള്ള സ്ഥലം ചോദിച്ചറിയുന്ന ആൾക്കാരുണ്ട് അങ്ങനെ ഒരു സിദ്ധിയനുണ്ട് അതായത് അവർക്ക് ഭൂമിയിൽ എവിടെയാണ് രത്നമുള്ളത് അറിയാം സ്വർണ്ണ എവിടെയുള്ള രത്നം എവിടെയുള്ള സിദ്ധി എന്ന് പറഞ്ഞാൽ മുന്നോട്ടുള്ള ഗതിക്ക് തടസ്സമുള്ള വസ്തുക്കളാണ് നീ പറയേണ്ടത് ഇത് ഈ അതാണ് ഇത് ഓരോന്നും ഇങ്ങനെ ഓരോന്നും ഓരോരുത്തർക്ക് വ്യക്തമായി വരുന്ന സമയത്ത് എന്തുമാത്രം ശ്രദ്ധിക്കണം നമ്മൾ ഇല്ലെങ്കിൽ അത് നമ്മൾ കൈകാര്യം ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ അപ്പോൾ വഴി മടങ്ങി പോകുന്നു അതിൽ തന്നെ പറയേണ്ടത് അയാൾക്ക് പിന്നെ ഒരു രാമയോഗി എന്ന് പറഞ്ഞിട്ട് ചിറ്റൂര് എന്ന് പറഞ്ഞ പാലക്കാട് ചിറ്റൂർ അയാള് അത് പറയുന്നു ഈ പിന്നെ തിളങ്ങുന്ന സ്വർണ്ണവർണ്ണത്തിലുള്ളതായ ഗ്ലോബ് ഇങ്ങനെ അയാളെ മുമ്പിൽ കൂടി ഇങ്ങനെ വഴി കാണിക്കാൻ നടക്കാറുണ്ട് ഇയാൾ പോകുമ്പോൾ പരിചയമില്ലാത്ത വഴിക്ക് മലയിൽ കൂടെ പോകുന്ന സമയത്ത് ഈ ഗ്ലോബ് ഇങ്ങനെ പോകുമ്പോൾ അപ്പോൾ രണ്ട് ബൈക്കോസ് ബൈഫർക്കേറ്റ് ചെയ്യുമ്പോൾ ഇത് എതിരെ പോണിച്ച് അതിലെ അസാമിൽ പോവുകയാണ് അപ്പോൾ ശരിയായിട്ടുള്ള സ്ഥലത്തെത്തും അങ്ങനെയൊക്കെ ഈ വഴി കാണിക്കുന്ന അതുപോലെ ഇവർക്ക് പിന്നെ പല രഹസ്യങ്ങളും കാണിച്ചു കൊടുക്കാൻ ഇതേമാതിരി സിഗ്നൽസ് കിട്ടാറുണ്ട് എന്ന് പറഞ്ഞു ഹലോ ഒരുപക്ഷെ രത്നം കാണാനുള്ള സിഗ്നൽസ് അങ്ങനെ അവർക്ക് വല്ല ഉണ്ടാകും ആയിരിക്കാം അപ്പോൾ അവിടെ ഇങ്ങനെ തിളങ്ങി കാണുമ്പോൾ അതായിരിക്കും അവർക്ക് അപ്പോൾ ജീവൻ എവിടെയെങ്കിലും ഉണ്ടെങ്കിലും അറിയാൻ ജൈമിനി മാർക്ക് അറിയാൻ പറ്റിയതാണ് ഒരു സ്ഥലത്ത് നിന്ന് ഇങ്ങനെ ഭൂമിന്റെ അടിയിൽ നിന്ന് എന്തോ ഒരു ശബ്ദം കേട്ടു അയാൾ അവിടെ നിന്നു എന്നിട്ട് അവിടെ മാന്തി നോക്കുമ്പോൾ അഞ്ച് പക്ഷിക്കുഞ്ഞുങ്ങൾ ആ പക്ഷിക്കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി വളർത്തി ജൈമിനി പക്ഷി അത് വലുതായ സമയത്ത് ലോകം മുഴുവൻ പറഞ്ഞു തിരിച്ചു വന്നിട്ട് അഞ്ച് പേര് അഞ്ച് ചോദ്യം ചോദിച്ചു അതിന് ഉത്തരം പറയുന്ന ഒരു ഒരു പുരാണം അങ്ങനെ ഓരോരുത്തർക്കും ഓരോ പ്രത്യേക കഴിവുകൾ ഉണ്ടാവുന്നതാണ് രത്നം ഇന്ന സ്ഥലത്തുണ്ട് എന്ന് അവരെ മനസ്സിലാണ് തോന്നിപ്പിക്കുന്നത് അതുപോലെ കോഴിക്കോടുള്ള ഒരു പിന്നെ മുസ്ലിം പയ്യൻ ഏത് മടയിലാ പാമ്പുള്ള അവനറിയാം അവന് ഒരു ഇറക്കിലെ കൊണ്ടുവന്ന ആ മഴ വെച്ചാൽ ആ ഇറക്കിലെ ഇങ്ങനെ ചുറ്റും ആ അങ്ങനെ കൈയിട്ടിട്ട് പാമ്പിനെ പോയി അവൻ്റെ റൂമിൽ പോയി റൂമിലൊക്കെ പാമ്പിനെ അങ്ങനെ കൊണ്ടുപോയിട്ട് അതിനകത്ത് ജനന്റെ വില ഇങ്ങനെയൊക്കെ ഇങ്ങനെ ആറിട്ട മാതിരിയൊക്കെ അങ്ങനെ പാമ്പുകളുണ്ട് അങ്ങനെ എപ്പോഴും അതിൻ്റെ ഉള്ളിൽ ചെന്നിട്ട് ആ പാമ്പിനെ പിടിച്ച് അതിനെ കളിപ്പിക്കുന്നതൊക്കെ അപ്പൊ എവിടെയെങ്കിലും പാമ്പുണ്ടെന്ന് കേട്ടാൽ അപ്പം അവൻ ഓടിച്ചെന്ന് അതിനെ കൈകൊണ്ട് പിടിച്ചു കൊണ്ട് എന്തിൻ്റെ ഉപ്പാണ് അപ്പോൾ ഒരു മട കണ്ടു കഴിഞ്ഞാൽ ആ മട കണ്ടാൽ അവൻ അറിയാം അതിൻ്റെ ഉള്ളിൽ പാമ്പുണ്ട് എന്നിട്ട് അത് തെളിയിക്കാൻ വേണ്ടി ഒരു ഇറക്കിലാണ് വെക്കും അപ്പൊ അതിങ്ങനെ ചുറ്റും ചുറ്റുമ്പോ അതിൻ്റെ ഉള്ളിൽ കൈയിട്ടിട്ടും പിടിക്കാൻ അതായത് നമ്മൾ കഴിക്കുന്ന ആഹാരം രക്തവും മാംസവും രേജസ്സുമായി പിന്നെ വജസ്സായി പൊഴിക്കുന്നു അപ്പോൾ ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ അതിനൊക്കെ പ്രിസർവ് ചെയ്യണം ആ സമയത്ത് നമുക്ക് വീര്യലാഭം അത് വലിയ പവർ ഉണ്ടാവും mental power and physical power ഒന്നും വേണ്ടാന്ന് വെക്കുകയാണെങ്കിൽ ആളുകൾ തരുന്ന പദാർത്ഥങ്ങളും സ്വീകരിക്കാതിരിക്കുകയാണെങ്കിൽ ജന്മകർമ്മ ജന്മകർമ്മ ആളുകൾ തരുന്ന വാങ്ങാതിരുന്നാൽ നമ്മുടെ ജന്മം കർമ്മം അറിയാൻ ഈ ജന്മം എന്തിനടുത്ത് എന്ത് കർമ്മമാണെങ്കിൽ നമുക്ക് തിന്നാനുള്ള വകക്ക് വീട്ടിലുണ്ടാവും അപ്പൊ ഇതൊക്കെ നമ്മൾ പുണ്യകർമ്മമായിട്ട് ചെയ്തിരുന്നു അപ്പൊ അന്ന് അന്ന് അതൊക്കെ ശരിയാണ് ഇന്നിപ്പോ നമ്മള് ജീവിക്കുന്നതിന് ഇതിന്റെ മേലാണല്ലോ അപ്പൊ നിർത്തിയില്ല അപ്പൊ ബോംബെയിൽ ഒന്നിപ്പോ നാളെ രാവിലെ എത്ര മണിക്ക് മാറി പോകല്ലാതെ യാതൊരു രക്ഷയില്ല അപ്പൊ അതിനിപ്പോ അവർക്ക് തരാൻ കഴിവുണ്ട് അപ്പൊ അതിന് അവരതിനനുസരിച്ച് ദക്ഷിണ ആൾക്കാരുടെ വാങ്ങും എന്നിട്ട് തരും അങ്ങനെ ഒരു സിസ്റ്റം തന്നെ മാറിയല്ലോ അതിപ്പോ നിവൃത്തിയില്ല എന്നർത്ഥത്തിൻ്റെതായിട്ടുള്ള മാറ്റത്തിൽ നമ്മള് നിർബന്ധിയരായി പോകുന്നതാണല്ലോ അപ്പൊ അതിന് സാരമില്ലാന്ന് വെക്കാം അല്ല അവനവൻ്റെ വീട്ടിൽ ഇഷ്ടംപോലെ സമ്പത്തുണ്ട് കഴിയാനുള്ള വകണ്ട അതൊന്നും വേറെ സ്ഥലത്ത് വാങ്ങേണ്ട ആവശ്യമില്ല അപ്പോൾ അവിടുന്ന് വാങ്ങുക എന്ന് പറഞ്ഞാൽ തെറ്റാണ് ഉള്ള ആൾ അപ്പോൾ അങ്ങനെ അപ്പോൾ അത് കിട്ടിയിട്ട് വേണം അരി വാങ്ങാൻ ശരീരമൊന്ന് പിന്നെ ഒന്ന് വെടിപ്പാക്കാൻ നോക്കുമ്പോഴാണ് ഇതൊരിക്കലും വൃത്തിയാവാത്ത ഒരു സാധനമാണ് നോക്കുമ്പോൾ വൃത്തിയാവുക ഒരു കുളി കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തുനിന്ന് ഇറങ്ങി വന്നാൽ അപ്പോൾ ഡ്രസ്സ് മാറ്റണം കുളിക്കണം പിന്നെ അപ്പോൾ എപ്പോഴായാലും ശരി ചൗജേ സ്വാങ്കാരി ഗുപ്ത ശൗചം ആചരിക്കുമ്പോഴാണ് സ്വന്തം ശരീരത്തോട് വെപ്പ് തോന്നുക അതായത് എത്ര ശുദ്ധിയാക്കിയാലും ശുദ്ധി ആവുന്നില്ല എന്ന് കാണുമ്പോൾ സ്വന്തം ശരീരത്തോട് ജുഗുപ്സ വെപ്പ് വരും പിന്നെ എങ്ങനെയാണ് ബാക്കിയുള്ളവരെ ശരീരത്തോട് മമത വരാൻ വരയില്ല സംസർഗ വരയി മറ്റുള്ളവരെ ശരീരത്തോട് തീരെ മമത തോന്നുന്നില്ല ആ മന്ത്രത്തിന്റെ വൈബ്രേഷൻ നമ്മുടെ മനസ്സിന്റെ വൈബ്രേഷൻ ഒന്നായി തീരുമല്ലോ അപ്പോൾ ഉന്നത മണ്ഡലങ്ങളുടെയാണ് സൗണ്ട് വൈബ്രേഷൻസ് ആയിരിക്കും മന്ത്രത്തിനുണ്ടാവുക ലോവറല്ല അപ്പോൾ എപ്പോഴും നമുക്ക് ചിത്ര ശുദ്ധി ഉണ്ടാവുക ലോവറായിട്ടുള്ള ഡിസയർസ് ഒന്നും ഇല്ലാതെയാവുക ഉന്നതമായിട്ടുള്ള ഡിസയർസ് ഉള്ളിൽ തെളിയുക അതാണ് അതിൻ്റെ ഫലം മൈത്രി എന്ന് പറഞ്ഞാൽ എന്താ എല്ലാവരുമായിട്ട് സൗഹൃദം ഒന്നിനും വെറുക്കാതിരിക്കുക സർവ ഭൂതാന എന്ന് പറയുന്നത് അതോടുകൂടി നമ്മൾ സമനില വന്നു നമ്മുടെ ഉള്ളിൽ പിന്നെ ദ്വന്ദ്വാതീതമായിട്ടുള്ള ഒരവസ്ഥ വന്നു അപ്പോൾ പരമഭക്തിയും സ്നേഹസ്വരൂപം ഒക്കെ അതിൽ വരികയാണ് അപ്പം നമുക്ക് എതിരാളികളില്ലാതെ ന്യൂട്രലായിട്ട് ഒന്നുമില്ല അല്ല എതിരായി എതിരായിട്ടൊന്നുമില്ല അതുകൊണ്ട് ടോട്ടലി ന്യൂട്രലാണ് നമ്മുടെ അവസ്ഥ അപ്പോൾ ഏത് പിന്നെ ഉന്നത ഭാഗത്തിലേക്കും പരിണമിക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് നല്ലോണം പശിമ ഉള്ള കളിമണ്ണ് കുഴച്ച് കഴിഞ്ഞാൽ ഏത് പാത്രമാക്കി മാറ്റാന്ന് പറഞ്ഞ മാതിരി ആണ് എല്ലാം പാകപ്പെട്ടൊരു മനസ്സായി മാറുന്നത് ഇഷ്ടാനിഷ്ടമല്ല ശരീരത്തിലില്ല വിധിനിഷേധമില്ല കർത്തവ്യം ഭക്തം പ്രാപ്തമില്ലാത്ത വലിയൊരു മഹാത്മാവിൻ്റെ അതേ ലെവലാണ് ഈ അവസ്ഥയിലുള്ള ഒരാൾക്കും ലഭിക്കാറ് അപ്പൊ അതുകൊണ്ട് ഈ ഭാവ തദ്ഭവതി എന്താണോ ഭാവിക്കുന്നത് അത് തീരാൻ വളരെ എളുപ്പമാണ് സന്തോഷം എന്ന് പറഞ്ഞ കണ്ടെയ്ൻമെന്റ് ആണ് സംതൃപ്തരായിട്ടിരിക്കുക ഏതിലും ഏത് ചുറ്റുപാടിലും അത്ര അതൃപ്തി ഇല്ലാതിരിക്കുക അതായത് ഇപ്പൊ എന്താ കിട്ടുന്ന വെച്ചാൽ അത് ഈശ്വരന് ഇതാണ് എനിക്ക് നൽകിയിട്ടുള്ളതെന്ന് വിചാരിക്കുക എന്തായാലും ശരി ഓരോ പരിസ്ഥിതി ആരോഗ്യമാണ് വെച്ചാൽ ആരോഗ്യം ദുഃഖമാണെന്ന് വെച്ചാൽ ദുഃഖം രോഗമാണെന്ന് വെച്ചാൽ രോഗം നിർഭാഗ്യമാണ് വെച്ചാൽ അത് നല്ല ഭാഗ്യമാണ് വെച്ചാൽ അത് ഓരോന്ന് ഈശ്വരൻ്റെ വരപ്രസാദമായിട്ട് കണക്കാക്കി സന്തോഷമായിട്ട് ഓ നന്നായി ഭഗവാൻ ഇങ്ങനെ ഇപ്പം എന്നെ ഒരു പാഠം പഠിപ്പിക്കാനാണ് ഇപ്പോൾ എന്ന് എനിക്ക് മനസ്സിലാവുന്നു എനിക്ക് പാടേണ്ട പാഠം പഠിക്കാൻ സെൻമെൻസ് ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച് എപ്പോഴും സന്തോഷിച്ചിരിക്കുക എന്തിനും സന്തോഷവാനാവുക കണ്ടന്റഡ് വിത്ത് ദ പ്രസൻറ്റ് മറ്റവർക്ക് ഇത്ര കൊടുത്ത് എനിക്ക് ഇത്ര തന്നില്ല ഭഗവാനെ ഒന്നും പറയാതിരിക്കുക അത് അവർക്ക് അത്ര കൊടുക്കാൻ കാരണം അവരെ പ്രായം അത്ര ഉണ്ടാവണ്ട എനിക്ക് അത്ര പ്രായത്തിലാത്തോണ്ട് അത്ര എനിക്ക് തന്നില്ല സ്വധർമ്മപരിപാടി കാര്യങ്ങൾ വളരെ ഏകാഗ്രതയോട് ചെയ്യാന്നാണ് അവനവനെ ഏൽപ്പിക്കപ്പെട്ടതായ ധർമ്മങ്ങളൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യുന്നതാണ് തപസ് എന്ന് പറയുന്നത് ആ തപസ് കൊണ്ട് കിട്ടാവുന്നതായിട്ടുള്ള ഗുണം ചിത്തശുദ്ധി ഉണ്ടാവുക അതിൽ പൂർണ്ണമായിട്ട് സമർപ്പിച്ച് ഒരു കർമ്മം ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സിന് ഒരു പ്രസന്ന ഭാവം കിട്ടുന്നതാണ് അത് കഴിയുന്നത് ഓ പിന്നെ പൂജ ചെയ്യുമ്പോൾ അങ്ങനെയല്ലേ കുറെ നിങ്ങളുടെ പൂജ ആണെങ്കിൽ ഒരു സുഖം ഇങ്ങനെ അനുഭവപ്പെടുമല്ലോ അല്ലേ പൂജയിൽ ഒരു സുഖം അനുഭവപ്പെടും അത് എത്ര ആയാലും എത്ര സമയം എടുത്താലും അത് ഒരു സുഖമാണ് കാരണം അത് അത് ഇതിന് കിട്ടുന്നതാണ് അതാണ് ഈ ചിത്തശുദ്ധി എന്ന് പറയുന്നത് ആ ശ്രദ്ധയോടുകൂടി ഏകാഗ്രതയോടുകൂടി ആ കാര്യം ചെയ്യുന്ന സമയത്ത് അതിന്റെ ഫലം പ്രത്യേക അപ്പൊ തന്നെ നമുക്ക് അനുഭവപ്പെടുന്നതാണ് പിന്നെ കുറച്ചും കൂടി ശാസ്ത്രാഭ്യാസവും ശാസ്ത്രം പഠിക്കുകയും മന്ത്രം ജപിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇഷ്ടദേവത പിന്നെ പ്രത്യക്ഷമായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നതാണ് പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും അനുഭവപ്പെടാം ശാസ്ത്രാഭ്യാസം എന്ന് പറഞ്ഞാൽ മാത്രമായിട്ടുള്ള ഗ്രന്ഥങ്ങളൊക്കെ പഠിക്കുക ഉപനിഷത്ത് ഗീത ഭാരത പിന്നെ ഭാഗവതം മുതലായതൊക്കെ വായിക്കുക അത് വളരെ ഭക്തിയോടുകൂടി വായിക്കുക വായിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മളെ ഇഷ്ടമൂർത്തിയുടെ മന്ത്രം ജപിക്കും എന്നാൽ ആ ഇഷ്ടമൂർത്തി നമുക്ക് പ്രത്യക്ഷമാകും പരോക്ഷമായിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നേരെയായി തരും നമ്മുടെ ആപത്തുകളൊക്കെ നീക്കി തരാം മുതലായതൊക്കെ പ്രത്യക്ഷമായിട്ട് കാണുന്നുണ്ടെങ്കിൽ അതും സാധിക്കുന്നു പൂജ പൂജ ചെയ്യുകയാണെങ്കിൽ ആ മന്ത്രദേവതയുടെ പിന്നെ പ്രസൻസ് അവിടെ തന്നെ ഉണ്ടാവുന്നതാണ് പൂജ ചെയ്യുന്ന സ്ഥലത്ത് തന്നെ ഇഷ്ടദേവതയുടെ പ്രസൻസ് ഉണ്ടാവുന്നതാണ് നമുക്ക് വേണ്ട എല്ലാ ഇതും തന്നുകൊണ്ടിരിക്കും ഉണ്ടല്ലോ നമ്മൾ മന്ത്രം ചോദിക്കുന്നുണ്ട് പിന്നെ ആ ശാസ്ത്രീയമായിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതിനൊക്കെ ഒരർത്ഥം ഉണ്ടല്ലോ ഒക്കെ മന്നം ചെയ്തുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് രണ്ടിൻ്റെയും ഫലം അവിടെ ചെയ്യുന്നുണ്ട് പൂജയിൽ ധീ ഈശ്വര പ്രധാന ഈശ്വരപ്പെടുന്നതാണ് ഈശ്വരന് സമർപ്പണം ചെയ്യുന്ന സമയത്ത് നമുക്ക് സമാധി എന്ന് പറഞ്ഞ അവസ്ഥ തനിയെ സംഭവിക്കുന്നു രാമകൃഷ്ണദേവന് കാളിയിൽ സർവസമർപ്പണം നടത്തിയ സമയത്ത് ഇടയ്ക്കിടയ്ക്ക് സമാധിയായിരുന്നു അനുഭവിക്കലായിരുന്നു പണി നമ്മളും അതെ അതിൽ കുറേ കഴിഞ്ഞാൽ പിന്നെ അവിടെ അനങ്ങാതെ ഇരുന്നു പോകും നമ്മൾ എല്ലാം മറന്നു പൂജ കഴിഞ്ഞതിന് ശേഷം രാമകൃഷ്ണദേവൻ എത്രയോ ദിവസം അവിടെ എല്ലാം മറന്നിരിക്കുകയായിരുന്നു സമാധിയിൽ അപ്പോൾ ഈ സമാധിക്ക് കാരണം അതാണ് ഒരു ഇതിൽ ഏകാഗ്രതയോടുകൂടി എന്തെങ്കിലും ഒന്നിൽ നമ്മൾ നിരന്തരം ഏർപ്പെടുകയാണെങ്കിൽ അത് സങ്കല്പരഹിതമായിട്ടുള്ള ഒരു നമ്മൾ ഉണ്ടാകും അപ്പോൾ അവിടെ നമ്മൾ വിശ്രാന്തി പൂർണ്ണമായ വിശ്രാന്തി അനുഭവിക്കും ദൃശ്യങ്ങളില്ലാത്ത ആ ദൃഷ്ടാവിനെ സ്വരൂപമായിട്ട് കണ്ട് നമുക്ക് അനുഭവിക്കാനുള്ള കഴിവുണ്ടാകും സുഖവും ഉള്ളതാണ് ആസനം എന്ന് പറഞ്ഞാൽ സ്ഥിരത ഏതിനാണ് ആത്മാവിനാണ് സുഖം എന്ന് പറഞ്ഞാൽ ആത്മാവിന്റെ സ്വഭാവമാണ് അപ്പോൾ ആത്മസ്ഥാനത്ത് ഇരിക്കലാണ് ആത്മഭാവത്തിൽ വർത്തിക്കലാണ് ആസനം എന്ന് പറഞ്ഞാൽ സാധാരണ ലിറ്ററിൽ അർത്ഥം നോക്കാൻ വെച്ചാൽ സ്ഥിര ആസനം മൂന്ന് മണിക്കൂറെങ്കിലും ഇറങ്ങാതിരിക്കാനുള്ള കഴിവിനെയാണ് ആസനം എന്ന് പറയുന്നത് ഒരു പ്രത്യേക ആസനത്തിൽ ചിത്തം ഒരു പ്രത്യേക ഇപ്പൊ ഒക്കെ ചെയ്യണമെങ്കിൽ ഒരു ആസനത്തിൽ കുറേ സമയം ഇരിക്കണമല്ലോ ആസന ശുദ്ധി വരുന്നുണ്ട് അവിടെ ആസന ശുദ്ധി വരുന്നുണ്ട് അത് കഴിയുന്നവരെ ഒരു ആസനത്തിൽ ഇരിക്കുകയാണ് നമ്മുടെ സ്ഥിരമായിട്ട് ഒരു മൂന്ന് മണിക്കൂർ അനങ്ങാതിരിക്കാൻ കഴിയുന്ന ഏത് ആസനം തിരുസുഖമാസനം എന്ന് പറയുന്നത് ഒരുപാട് മണിക്കൂറൊക്കെ ഇരിക്കാറുണ്ട് അന്ന് തന്നെ പോകുമ്പോൾ ആണ് പോയിട്ട് എത്രയോ ഉച്ച കഴിഞ്ഞിരുന്നു അത് കഴിയുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്നൊക്കെ അപ്പുറമായിട്ടുണ്ട് ഇവിടെ എത്തുന്നില്ല ഇല്ലാതെ അത്രയധികം അനുഭവിക്കാനുള്ള കഴിവ് ഉണ്ടാവുക എന്നർത്ഥം ഏത് എങ്ങനെ ഇത് വന്ന ഒരു ഇരുത്തം മുറച്ചു കഴിഞ്ഞാൽ ഈ പിന്നെ പരസ്പര വിരുദ്ധമായുള്ള കുറേ സംഗതികളുണ്ട് അവർക്ക് സഹിച്ചങ്ങ് ഇരിക്കാനുള്ള കഴിവുണ്ടാവും ശീതം ഉഷ്ണം സുഖം ദുഃഖം കണ്ടെങ്കിൽ അങ്ങനെ ഇരുന്ന് അനുഭവിക്കാനുള്ള കഴിവ് കൂടുതൽ കിട്ടുന്നു സ്ഥിരം ആസനം എന്ന് പറഞ്ഞാൽ സ്ഥിരസുഖം ആസനാണെങ്കിൽ സ്ഥിരത ആത്മസ്ഥാനത്ത് ഇരിക്കാൻ പറ്റിയാൽ എന്നുള്ള അർത്ഥത്തിലാണ് മറ്റേ ഉയർന്ന അർത്ഥം ഒരു ശ്വാസത്തെ നിയന്ത്രിക്കാം നിയന്ത്രിതമായിട്ടുള്ള ശ്വാസോച്ഛാസം മറ്റേ വെറുതെ ഇങ്ങനെ ശ്വാസം പോയിക്കൊണ്ടിരിക്കുകയാണ് അതിനൊരു പ്രത്യേക മാത്രയിൽ ആക്കി തീർക്കുന്നതിനാണ് പ്രാണായം എന്ന് പറയുന്നത് പിന്നെ അതിന്റെ മാത്ര കണക്കാക്കിയിട്ട് ഇത്ര മിനിറ്റ് അതൊന്ന് വായിച്ചോളെ അതിലെ വിവരണം കൊടുത്ത സമയം പുറത്തേക്ക് വിടാൻ എത്ര one is to four is to two two പിന്നെ പത്ത് സെക്കൻഡുകൊണ്ട് എടുക്കുകയാണെങ്കിൽ നാൽപ്പത് സെക്കൻഡിനുള്ളിൽ നിർത്തി ഇരുപത് സെക്കൻഡുകൊണ്ട് പുറത്തേക്ക് പിന്നെ അതിൽ കൂടി പത്ത് സെക്കൻഡുകൊണ്ട് എടുത്ത് നാൽപ്പത് സെക്കൻഡ് കഴിഞ്ഞു one is to four is to പിന്നെ ഒരു മിനിറ്റ് കൊണ്ട് എടുക്കാൻ പറ്റുകയാണെങ്കിൽ നാല് മിനിറ്റ് അകത്ത് നോക്കി രണ്ട് മിനിറ്റ് കൊണ്ട് പുറത്തേക്ക് അതുപോലെ അധികം കഴിയുന്നത് ഇല്ലെങ്കിൽ പത്ത് സെക്കൻഡ് അഞ്ച് സെക്കൻഡ് എത്രയാ പറ്റണം വെച്ചാൽ ഇരുപത് സെക്കൻഡ് അങ്ങനെ വെച്ചാൽ അതിൻ്റെ നാലരട്ടി ഉള്ളിൽ നിർത്തുക പിന്നെ രണ്ടരട്ടി കൊണ്ട് പുറത്തേക്ക് വരിക അങ്ങനെ ഒരു പ്രാണായാമം അങ്ങനെ എല്ലാവരും മാത്രം സംഖ്യ നോക്കിയാണെങ്കിൽ അതിന് അതിൻ്റെതായിട്ടുള്ള പ്രയോജനങ്ങൾ എന്തെന്നാണ് ഓരോ തരത്തിലുള്ളതിന് പ്രാണായാമം തുടങ്ങും തുടങ്ങും രണ്ട് നമ്മുടെ അകത്തേക്ക് എടുക്കുക അകത്തേക്ക് എടുക്കുക എന്നിട്ട് അകത്ത് കുറച്ച് സമയം നിർത്തുക എന്നിട്ട് തന്നെ പുറത്തേക്ക് വിടുക സാധാരണ എനിക്ക് one into four into two ആണ് സാധാരണ മാതിരിയുള്ള ഇതിലൊരു പ്രധാനമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഗ്യാസ് നമ്മളെ oxygen carbon dioxide nitrogen ഇങ്ങനെ കുറേ വാതകം കൂടിയതാണല്ലോ ഹൈഡ്രജൻ ഒക്കെ ഈ വായു എന്ന് പറയും അപ്പോൾ വായുവിൻ്റെ മിക്സ്ചർ നമ്മൾ ശ്വസിക്കുകയാണെങ്കിൽ ബ്രെയിനിൽ വേണ്ടതായിട്ടുള്ള ശരീരത്തിൽ വേണ്ടതായിട്ടുള്ള എല്ലാ ഘടകങ്ങളും വേണ്ടമാതിരി തോതാക്കി വെച്ചിരിക്കുക ഈ അന്തരീക്ഷം അപ്പോൾ ഈ അന്തരീക്ഷത്തിലെ വായുവിൻ്റെ ഈ തോതിൽ അല്പം എന്തെങ്കിലും ഒരു വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ചെന്ന കിട്ടും ഹൈഡ്രജൻ മാത്രം നിറച്ചുള്ള റൂമിൽ പോയാൽ ശ്വാസം കിട്ടുകയില്ല നൈട്രജൻ മാത്രം നിറച്ചു വെച്ചാലും ശ്വാസം കിട്ടില്ല ഓക്സിജൻ മാത്രമുള്ള സ്ഥലത്താണെങ്കിലും വിഷമം അപ്പോൾ ഇത് എല്ലാം ഒരു പ്രത്യേക മിക്സറിലാണ് ഈർപ്പം വേണം കാർബൺ ഡയോക്സൈഡ് വേണം ഓക്സിജൻ വേണം എല്ലാം കൂടി കൂടിയ ഒരു മിശ്രണം അപ്പോൾ ഭൂമണ്ഡലത്തിൽ അങ്ങനെ എന്തോ പ്രകൃതി തന്നെ പ്രകൃതിയിൽ അങ്ങനെ ആക്കി വെച്ചിരിക്കുകയാണ് ഇതിന്റെ തോത് നിലനിർത്താൻ വേണ്ടി <clears throat> ജീവജാലങ്ങളൊക്കെ തന്നെ സസ്യലതാദികളും മൃഗങ്ങളും നേരെ വിപരീതമായിട്ടാണ് രാത്രിയാവുമ്പോൾ കാർബൺ ഡയോക്സൈഡ് പകൽ മുഴുവൻ ഓക്സിജനാണ് മനുഷ്യരും നേരെ മറിച്ചാണ് അപ്പോൾ ഈ പ്രകൃതിയിലുള്ള വായുമണ്ഡലത്തിന്റെ തോത് നിലനിർത്തി കൊണ്ടുവരുന്ന ഒരു പ്രത്യേക സംവിധാനം ഈ ലോകത്തുണ്ട് പിന്നെ നമ്മൾ ശ്വാസോച്ഛ്വാസം എന്ന് പറഞ്ഞാൽ അതും ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സംഗതിയാണ് എപ്പോഴാണോ കാർബൺ ഡയോക്സൈഡ് അധികമാകുന്ന ആ സമയത്ത് കിതപ്പ് വരികയും കഴിഞ്ഞത്ര വേഗം ശ്വാസം പുറത്തേക്ക് തള്ളി കളഞ്ഞ ആ കൂടുതലുള്ള പിന്നെ കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് തള്ളും കാർബൺ ഡയോക്സൈഡ് വളരെ കുറവാണ് ഓക്സിജൻ ആണ് കൂടുതൽ വെച്ചാൽ ശ്വാസഗതി മന്ദ മന്ന മന്നായി ഒന്നുമായിട്ട് ആ കാർബൺ ഡയോക്സൈഡ് ഓക്സിജൻ തമ്മിലുള്ള തോത് അവിടെ കറക്റ്റ് ചെയ്യും ഇത് ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്ന ഒരു മഹത്തായ പ്രകൃതിയുടെ പദ്ധതിയാണ് അതിൽ നമ്മൾ ഇടപെടുകയാണ് പ്രാണായാമം ചെയ്യുന്നത് അപ്പോൾ ഇടപെടുന്ന സമയത്ത് അതിന് അതിൻ്റെതായിട്ടുള്ള നന്മയും തിന്മകളൊക്കെ ഉണ്ട് അപ്പോൾ ആ ശാസ്ത്രീയ പ്രകാരം ആണെങ്കിലേ അതിൻ്റെ ആ പ്രയോജനം കിട്ടുള്ളൂ അത് അറിയുന്നതായിട്ടുള്ള മഹത്താക്കളിൽ നിന്ന് വേണം ഗുരുക്കന്മാരിൽ നിന്ന് വേണം തന്നിരിക്കാൻ കാരണം എന്താ വെച്ചാൽ ഈ ഇപ്പോൾ ഒരു മാത്രയിൽ അകത്തേക്ക് കിടന്ന് നാല് മാത്രയിൽ നിർത്തി രണ്ട് മാത്രയിൽ പുറത്തേക്ക് ഒന്ന് അയക്കുന്ന സമയത്ത് ഇതിലുള്ള എല്ലാ ഓക്സിജനും മാക്സിമം അബ്സോർബ് ചെയ്യാൻ സമയം കിട്ടുകയാണ് ഓക്സിജൻ്റെ കണ്ടന്റ് കൂടുതലായിട്ട് അബ്സോർബ് ചെയ്യാൻ സമയം അതേ അവസരത്തിൽ ഈ അറ്റ്മോസ്ഫിയറിൽ കാർബൺ ഡയോക്സൈഡ് കൂടുതലുള്ള സ്ഥലത്തു നിന്നാണ് ശ്വസിക്കുന്നതെങ്കിൽ ഈ പ്രാണായാമത്തിൽ നമ്മൾ പറഞ്ഞ ആ നിയമം ബാധകമായി എന്ന് തന്നെയാണ് അപ്പോൾ അറ്റ്മോസ്ഫിയർ എങ്ങനെ ഉണ്ട് എന്നൊക്കെ നോക്കിയിട്ട് വേണം ഈ പ്രാണായാമം ചെയ്യാൻ അപ്പോൾ അത് അധികം പുകയും പൊടിയും പഠനങ്ങളൊന്നും ഇല്ലാത്ത ഒരു സ്ഥലത്ത് അന്തരീക്ഷം വളരെ ശുദ്ധമായിട്ടുള്ള ഒരു സ്ഥലത്തു നിന്നാണ് പ്രാണായാമം ചെയ്യേണ്ടതെന്ന് ആ പ്രാണായാമം ചെയ്യുമ്പോൾ തന്നെ ഈ മൂന്ന് വ്യത്യാസപ്പെടും കാർബൺ ഡയോക്സൈഡ് കൂടുതലായി കഴിഞ്ഞാൽ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരുപാട് മാറ്റങ്ങളുണ്ട് അതുപോലെ കാർബൺ ഡയോക്സൈഡ് കുറഞ്ഞാൽ വരാവുന്ന മാറ്റങ്ങളുണ്ട് എന്നിട്ടുണ്ട് ഈ അനസ്തീസിയ കൊടുക്കുന്ന സമയത്ത് ഞാൻ ആലിപ്പുഴ മെഡിക്കൽ കോളേജിൽ അനസ്തീസിയയിൽ ലെക്ചറായിട്ട് വർക്ക് ചെയ്തത് പിന്നെ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ പോയി അതിൻ്റെ ആദ്യത്തെ പി എസ് സി അനസ്തീസിയ ഈ അനസ്തീസിയയിൽ ഈ ഗ്യാസ് ഓക്സിജൻ കൂടി അനസ്തീസിയ കൊടുക്കുമ്പോൾ ബോധം കിടത്താൻ വേണ്ടി മരുന്ന് കൊടുത്തിട്ട് പിന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഗ്യാസിലാണ് അപ്പോൾ ഈ ചില സമയത്ത് ബ്ലഡ് പ്രഷർ കയറുന്നതാണ് കയറുന്ന സമയത്ത് അപ്പൊ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ വാഷ് ഔട്ട് ചെയ്ത് ഓക്സിജന്റെ കണ്ടന്റ് നേരെയാണ് അങ്ങനെ ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് തമ്മിലുള്ള ആ തോത് വ്യത്യാസപ്പെടുമ്പോഴേക്കും നമ്മൾ ഇടപെട്ട് അത് വാഷ് ഔട്ട് ചെയ്യാനുള്ള സംവിധാനത്തായിരുന്നു അത് ഓക്സിജൻ കൂട്ടുക അല്ലെങ്കിൽ കാർബൺ ഡയോക്സൈഡ് കുറയ്ക്കുക അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് കൂട്ടുക ഓക്സിജൻ കുറയ്ക്കുക എങ്ങനെ വേണ്ടിച്ചാൽ ആ തോത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള പ്രവൃത്തിയാണ് അല്ലെങ്കിൽ പ്ലെയിൻ ഓടിക്കുന്ന മാതിരിയാണ് സി സിയിൽ വർക്ക് എന്ന് പറയുന്നത് രാവിലെ തുടങ്ങിക്കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് രണ്ടു മണിയാവുന്നൊന്നും അറിയില്ല അത്രയധികം ശ്രദ്ധയോട് ഉച്ച ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ ആ സമയത്ത് ഈ ഗ്യാസിൻ്റെ ഓക്സിജൻ്റെ ഇൻഫ്ലുവൻസ് ഇൻ ബ്രെയിൻ അതുപോലെ കാർബൺ ഡയോക്സൈഡിന്റെ ഇൻഫ്ലുവൻസ് ദ ബ്രെയിൻ അതുപോലെയുള്ള മറ്റു ഗ്യാസുകളിലൊക്കെ ഇൻഫ്ലുവൻസ് എന്താണെന്നൊക്കെ പഠിക്കേണ്ടതുണ്ടായിരുന്നു അതുകൊണ്ട് ലീ എന്ന് പറഞ്ഞൊരു ശാസ്ത്രജ്ഞന്റെ ബുക്കാണ് വായിച്ചത് ഒരു ബ്രെയിനിൽ ലേറ്റസ്റ്റ് ഡെവലപ്ഡ് ആയിട്ടുള്ള ബ്രെയിനിന്റെ ഭാഗം അതിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് അപ്പോൾ ഈ അനുസരിച്ച് കൊടുക്കുന്ന സമയത്ത് എന്താണ് ബ്രെയിനിൽ എന്തൊക്കെ മെറ്റബോളിക് സംഭവങ്ങളാണ് ഇതൊക്കെ വിവരിക്കുന്നു അപ്പോൾ പ്രാണായാമത്തിലേക്ക് ഈ ശാസ്ത്രം വളരെയധികം സഹായകരമായിട്ടുള്ള ഒരു ശാസ്ത്രീയ ഇതാണ് അപ്പം അത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രാണനിൽ നമ്മൾ ഇടപെടരുത് കഴിയുന്നതും ഇടപെടുകയാണെങ്കിൽ കൃത്യമായിട്ട് ബ്രെയിൻ സിമുലേഷൻ ഉണ്ടാവാൻ വേണ്ടിയാണ് ആ ബ്രെയിൻ സിമുലേഷൻ ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് പല ഹലൂസിനേഷൻ തോന്നും കരണ്ട് കൂടുന്ന മാതിരി തോന്നുക ശരീരം എന്ന് തോന്നുക അല്ലെങ്കിൽ അസാധാരണമായിട്ടുള്ള ചില ദിവ്യഗന്ധങ്ങളോ അണ്ണാക്കിലോ വല്ല രക്തങ്ങളോ കാരണം എന്താ വെച്ചാൽ തലച്ചോറിൽ ഇതിൻ്റെ ഒക്കെ ഉണ്ടല്ലോ ആ സെൻറ്റർ ഈ ഗ്യാസിൻ്റെ എക്സസ്സോ അല്ലെങ്കിൽ കുറവുകൊണ്ടോ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന സമയത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട ഈ പിന്നെ ഈ സൂക്ഷ്മ വിഷയങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ അനുഭവത്തില്ല അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ യോഗാനുഭവങ്ങളായിട്ടാണ് അത് ചിത്രീകരിക്കാറുള്ളത് യോഗശാസ്ത്രത്തിൽ അപ്പോൾ ഇതൊക്കെ ഉണ്ടാവുന്ന സമയത്ത് അവർക്ക് ഒരു ഉത്സാഹം കിട്ടുന്നു അത് ഇങ്ങനെ മനസ്സ് അന്തർമുഖപ്പെട്ട് ഇങ്ങനെ വിസ്മയത്തോടു കൂടി നിൽക്കുന്നു എന്നുള്ളൊക്കെ ഒരു കാര്യമാണ് അപ്പൊ അത് വെച്ചിട്ടാണ് മനസ്സിനെ അന്തർഭവപ്പെടുത്താനും അകത്ത് മനസ്സ് അടങ്ങി ഒതുങ്ങിയിരിക്കാനും ഇതൊക്കെ സഹായകരാകുമെന്ന് വിചാരിച്ചിട്ടാണ് അതൊക്കെ നമ്മൾ തുടർന്ന് കൊണ്ടുപോകുന്നത് പക്ഷേ ഒരു കാര്യം എന്താ വെച്ചാൽ മെറ്റബോളിസം ശരീരത്തിൽ ഒരു സ്ക്വയർ മീറ്ററിൽ ഒരു മിനിറ്റിലോ അല്ലെങ്കിൽ ഒരു മണിക്കൂറിലോ എത്ര പിന്നെ മെറ്റബോളിസം നടക്കണം ആഹാര പദാർത്ഥങ്ങൾ ദഹിച്ച് സാത്മീകാരം സംഭവിക്കണം എന്നുള്ളൊരു കണക്കുണ്ട് ആ ഒരു വ്യത്യാസം വരും പ്രാണായാമം കൊണ്ട് അങ്ങനെ വന്ന് വന്ന് വന്ന് അത് മിനിമം ആക്കാൻ പറ്റുന്നതാണ് മിനിമം അത് ധ്യാനത്തിലും പറ്റും ധ്യാനത്തിലും അതെ അങ്ങനെ മിനിമം ഏറ്റവും കുറച്ച് എനർജി മതി ആഹാരം ബാക്കിയൊക്കെ കോസ്മിക് എനർജി കൊണ്ട് തന്നെ പൂരിപ്പിക്കും നമുക്ക് കുറച്ച് ആഹാരം കൊണ്ട് വളരെ ഉന്മേഷം എപ്പോഴും നല്ല ചുറുക്കോട് കൂടി ഇരിക്കാൻ പറ്റുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ അന്തരീക്ഷ ശുദ്ധീകരണം വളരെ ക്രമമായി ക്രമമായിരിക്കണം പുകയും പൊടിയും ശ്വസിക്കാതിരിക്കണം അതാണ് ഈ സമയത്ത് പുകയും പൊടി ശ്വസിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് അപ്പോൾ ഈ വെയ്സൽ മെറ്റബോളിക് റേറ്റ് ഇങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് കുറഞ്ഞ് വരുന്ന സമയത്ത് ഇപ്പോൾ ഒരു മുന്നൂറ് ഗ്രാം കഴിക്കേണ്ട സ്ഥലത്ത് പത്ത് ഗ്രാമൊക്കെ കഴിച്ചാൽ മതിയാവും എന്നാലും അതേ എനർജി തന്നെ കിട്ടും കാരണം ഫുഡ് എന്ന് പറഞ്ഞാൽ കോസ്മിക് എനർജിയെ അതായത് സൗരോർജത്തിനെ ആഗ്രഹം ചെയ്യാനുള്ള ഒരു മീഡിയം മാത്രമാണ് മീഡിയം അല്ലാതെ നേരിട്ട് ഈ ആഹാരമല്ല കാരണമാവുന്നത് ആഹാരത്തിൽ ട്രാപ്പ് ചെയ്തിട്ടുണ്ട് കുറച്ച് ആ മീഡിയത്തിൽ കൂടി വരുന്നു മാത്രമേ ഉള്ളൂ അപ്പോൾ അത് ഈ ആഹാരത്തെ കൂടി അല്ലാതെ നേരിട്ട് സൗരോർജം സ്വീകരിക്കാനും നമുക്ക് സാധിക്കുന്നതാണ് സൂര്യയോഗം എന്ന് പറഞ്ഞിട്ട് ലോകം മുഴുവൻ ഇപ്പോൾ പ്രചരിപ്പിച്ചുകൊണ്ട് നടക്കുന്നത് സൂര്യ ഉപാസന അപ്പം അതുകൊണ്ട് സൗരോർജ്ജം നമുക്ക് നേരിട്ട് കിട്ടുന്നതാണ് ആ ഒരു ടെസ്റ്റ് ഒരു പരീക്ഷണം കൂടുതൽ കൂടുതലായി വരികയാണ് അപ്പോൾ പ്രാണായാമം ഈ സൂര്യ ഉപാസന പിന്നെ ആഹാരം കുറച്ച് കുറച്ച് വരിക ഇതൊക്കെ ഇപ്പോൾ വാസ്തവത്തിൽ ഇപ്പോൾ പുതിയ ഒരു ഓരോ കാഴ്ചപ്പാടുകളാണ് മനുഷ്യന് കണ്ടുപിടിച്ചിട്ടുള്ള കാഴ്ചപ്പാടുകളാണ് അതായത് പണ്ട് യോഗീസ് ഇതൊക്കെ അനുസരിച്ചിരുന്നതാണ് പക്ഷേ ജനങ്ങൾക്ക് അതിനെക്കുറിച്ച് വേണ്ടത്ര അറിവില്ലായിരുന്നു പക്ഷെ ഈ ആധുനിക കാലത്ത് ഇതിനൊക്കെ കൂടുതൽ പ്രസക്തിയായിട്ട് വരും ഇലക്ട്രോണിക്സും ഒക്കെ ഡെവലപ്പ് ചെയ്ത സമയത്ത് അതായത് പണ്ട് കാലത്ത് സൂര്യോപാസനമൊക്കെ ചെയ്തിരുന്നതിൻ്റെ മാഹാത്മ്യം ഇപ്പോഴാണ് സയൻറ്റിസ് സയൻറ്റിസ്റ്റിന് ബോധ്യപ്പെടുന്നത് അപ്പോൾ അത് പ്രകാരം അപ്പോൾ ഈ പ്രാണായാമം ചെയ്യുന്ന സമയത്ത് ആ പറഞ്ഞിരിക്കുന്ന പഥ്യങ്ങൾ വെരി ഇമ്പോർട്ടൻ്റ് ആണ് പഥ്യം എന്തെല്ലാം പഥ്യത്തോട് കൂടി ഇരിക്കണം എന്നുള്ളത് അക്ഷരം പ്രതി അനുസരിക്കണം എന്നിട്ട് ഈ അന്തരീക്ഷം അതിനനുസരിച്ചായിരിക്കണം ശരീരത്തിൽ അങ്ങനെ അതായത് പിന്നെ ഈ എങ്ങനെയായിരിക്കണം ദഹിക്കാത്ത സമയത്താവരുത് വയറ്റിന് ശരിക്കും ചോദനൊന്നും ഇല്ലാത്ത സമയത്താവരുത് അപ്പോൾ അതൊക്കെ വേണമായൊരു ക്ലിയർ ചെയ്യണം അതിനാണ് ക്രിയകൾ ആദ്യം ചെയ്യും ക്രിയ പിന്നെ നേതി ദൗത്തി ഒക്കെ പറഞ്ഞിട്ടില്ലേ സൂക്തം നേതി ജലനേതി എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ ചെയ്ത് അങ്ങനെ വസ്ത്രനേതി അങ്ങനെയൊക്കെ ചെയ്ത് മൂക്കും കണ്ണും തൊണ്ടിയൊക്കെ ക്ലീൻ ആക്കുക ക്ലീൻ ആക്കി കഴിഞ്ഞ് പിന്നെ വയറും ക്ലീൻ ആക്കണം അപ്പോൾ വേണ്ടി വരികയാണെങ്കിൽ പച്ചവെള്ളം കൊണ്ടുള്ള ഇനിമ വരെ എടുത്തിട്ട് ക്ലീനാക്കി ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ആസനം ബന്ധിച്ചിരുന്നിട്ട് ഇങ്ങനെ കോൺഷ്യസ് ആയി ബോധപൂർവം ഈ പ്രാണായാമം ചെയ്യുന്ന സമയത്ത് നമുക്ക് തന്നെ അതിൻ്റെ അനുഭവം ഈ ഗ്യാസ് ഓക്സിജൻ അതായത് കാർബൺ ഡൈ ഓക്സിജനും തമ്മിലുള്ള ആ തോത് വ്യത്യാസപ്പെടുന്നതും വ്യത്യാസപ്പെടാത്തതും ഒക്കെ നമുക്ക് നാച്ചുറലായിട്ട് എങ്ങനെയെന്ന് കുറച്ച് സമയം ചിന്തിക്കണം അപ്പം നാച്ചുറലായിട്ട് എങ്ങനെയെന്ന് ബോധിക്കണം അതിന് ശേഷം പിന്നെ ഈ സുഖപൂർവ പ്രാണായാമം പൂരകരേചകം പ്രാണായാമം ശീലിക്കും ശീലിച്ചു കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ പ്രത്യേകമായിട്ടുള്ള ചില സ്ഥലങ്ങളിലൊക്കെ ഒരു പ്രത്യേക സ്പന്ദനം നമുക്ക് അനുഭവിക്കും നല്ല സുഖകരമായ ഒരു സ്പന്ദനം അപ്പൊ അപ്പോൾ ആ സ്പന്ദനം എന്ന് പറഞ്ഞാൽ ഈ പ്രാണമയ കോശത്തിന്റെ ഒരു പ്രത്യേക തരത്തിലുള്ള കമ്പനാണ് അപ്പോൾ ആ കമ്പനം ഈ പ്രാണായാമത്തില് കാർബൺ ഡയോക്സൈഡും ഓക്സിജനും കൂടുതൽ കിട്ടുന്നതും കുറച്ച് കിട്ടുന്നതുമായിട്ടുള്ള ഓരോ നേതകുംഭത്തിലുള്ള വ്യത്യാസത്തിനനുസരിച്ച് ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യപ്പെടുകയാണ് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കുറേ കഴിയുന്ന കഴിയുന്ന സമയത്ത് മനസ്സിന് ലയാവസ്ഥ വരും ലയാവസ്ഥ വന്നത് പിന്നെ പ്രാണായാമം തനിയെ നിന്നു പോകും പിന്നെ സുഖ സുഷുപ്തിയിലെ മാതിരിയാണ് അപ്പം അത് സാധാരണ ആ അത് നിയമപ്രകാരം പറ്റിയെങ്കിൽ മതി അല്ലെങ്കിൽ അതൊന്നും ശീലിക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത് ഈ തന്ത്രശാസ്ത്രത്തിലെ നാഡീശുദ്ധി എന്നാണ് പറയുക അതിൽ മന്ത്രങ്ങളുണ്ട് പിന്നെ മന്ത്രങ്ങളെ കൊണ്ട് ഇത്ര ഒരു വലത്തെ മുക്കു കയറ്റി ഇത്ര ഒരു ജപിച്ച് കുമ്പിച്ച് ഇത്ര ഒരു ജപിച്ച് ഇടത്തെ ഇടത്തെ മുക്ക് കൂടെ കളയാം അതുപോലെ അത് തിരിച്ച് ഇടത്തെ മുക്ക് കൂടെ കയറ്റി കുമ്പിച്ച് വലത്തെ കളയാം ഇത് രണ്ടും കൂടെ ഒപ്പം കളയാം അങ്ങനെയാണ് ഒരു രാജകുംഭത്തിന്റെ സമ്പ്രദായം തന്ത്രശാസ്ത്ര ദേശത്തിൽ പറയാം ഉപദ്രവം കൂടുതലുണ്ടെങ്കിൽ അന്തരീക്ഷത്തിലെ വായുവിന്റെ തോതിൽ വ്യത്യാസം വരരുതെന്ന് എന്നാലാണ് ഈ പ്രാണായാമത്തിന്റെ ഫലം ശരിക്കും അല്ലെങ്കിൽ തോത് വ്യത്യാസപ്പെട്ടു എന്ന് പറയാം അപ്പൊ എന്താ വെച്ചാല് ഇത് കൃത്യമായിട്ട് നമ്മൾ ഇതിനും ശീലിക്കുമ്പോൾ കുഴപ്പം വരാതിരിക്കുന്ന അത് അത് ഇത് കൈകാര്യം ചെയ്യാതിരിക്കുന്ന നല്ലതാണ് പ്രാണനത്തിന് അപ്പൊ നമ്മൾ മന്ത്രം ജീവിക്കുന്ന സമയത്ത് പ്രാണായാമം സാധാരണമായി വരുന്നുണ്ട് സ്രാവ് ചെല്ലുന്ന സമയത്ത് മന്ത്രം ജീവിക്കുന്ന സമയത്ത് അത് നാച്ചുറലായിട്ട് ഇപ്പൊ സംസാരിക്കുന്ന സമയത്ത് ഒരു ഒരു ചെറിയൊരു പ്രാണായാമം നമ്മൾ അനുസരിക്കേണ്ടതാണ് അതുമായിട്ട് ശരീരം അഡ്ജസ്റ്റ് ചെയ്ത് വരുന്നുണ്ട് അപ്പൊ പതിവായിട്ട് കഴിയാത്ത ഒന്ന് ശീലിച്ചെടുക്കരുതെന്നാണ് ഒരു അടയോഗിയും ശാരദയും തമ്മിലൊരു സംഭാഷണം ശാരദയുടെ ജീവിതത്തിൽ കാണാതെ അത് അടയോഗ്യം ഉപദേശിക്കുന്നുണ്ട് അമ്മ എന്നും ശീലിക്കാൻ പറ്റാത്ത കുറച്ചു കാലം കഴിഞ്ഞാൽ നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റാത്ത ഒന്ന് ആദ്യമേ നമ്മൾ എന്ന് പറയും വാസനാദികളും പ്രണയമൊക്കെ ആദ്യം ശീലിച്ചു പിന്നെ കുറേ കാലം കഴിയുമ്പോൾ വിട്ട് കളയാം കാരണം ശരീരത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വരികയാണ് പിന്നെ അത് വിട്ട് കളയുന്ന സമയത്ത് രണ്ടാമത് ശരീരം ഇല്ലാത്തൊരവസ്ഥയായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വരാൻ കുറേ താമസം അപ്പോൾ ചില വൈകല്യങ്ങളൊക്കെ അതിനെ കൊണ്ട് സംഭവിച്ചു എന്ന് വരാം അതുകൊണ്ട് ഇത് വളരെ സൂക്ഷ്മതയോട് കൂടി കാണുന്നതാണ് പിന്നെ ഈ ബുദ്ധനാണ് കത്തിയിൽ ഏറ്റവും ഈ പ്രാണായത്തിലെ വിഭസന എന്ന് പറഞ്ഞിട്ട് വിഭസന അപ്പോ അകത്തേക്ക് വായു എടുക്കുകയാണ് ഒരാഴ്ച അകത്തേക്ക് വായു എടുക്കുക അകത്തേക്ക് വായു പോണ സമയത്ത് ഒരു പ്രത്യേക സ്ഥലത്തോട് തണുപ്പ് അനുഭവം ഈ മുക്കിന്റെ ഈ ഭാഗത്തായിട്ട് ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ ഒരു ഒരു സ്ഥലത്ത് ഒരു പ്രത്യേക പോയിന്റിൽ ഒരു തണുപ്പ് അനുഭവപ്പെടും അകത്തേക്ക് വായു പുറത്തേക്ക് വായെടുക്കുമ്പോൾ ശ്രദ്ധിക്കുകയേ വേണ്ട അങ്ങനെ പിന്നെയും രണ്ടാമത്തെ വായെടുക്കുന്ന സമയത്ത് എവിടെയാണ് ആ തണുപ്പ് അനുഭവപ്പെടുന്നത് വെച്ചാൽ എടുക്കല്ല സാധാരണമായി ശ്വാസങ്ങൾ പോയിക്കൊണ്ടിരിക്കും അപ്പോൾ അകത്തേക്ക് ശ്വാസം പോകുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക ഒരു തണുപ്പുള്ള ഒരു പോയിന്റ് അങ്ങനെ ഒരാഴ്ച കഴിയുമ്പോഴേക്കും ആ പോയിന്റ് നമുക്ക് താങ്ങും പിന്നെ താഴ്ച എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ശ്വാസം പുറത്തേക്ക് പോകുമ്പോൾ ഒരു പ്രത്യേക പോയിന്റിൽ ഒരു ചൂടുണ്ടാവും അപ്പോൾ അത് മാത്രം ശ്രദ്ധിക്കുക ശ്വാസം അങ്ങനെ അകത്തേക്ക് പോകുമ്പോൾ ഒന്നും ശ്രദ്ധിക്കേണ്ട പുറത്തേക്ക് പോകുമ്പോൾ ഒരു ചൂട് പ്രത്യേക അത് ഒരാഴ്ച ഒരാഴ്ച കഴിയുമ്പോൾ നമുക്ക് ബോധ്യമായി അതായത് ഒരു തണുപ്പ് സ്ഥലം അകത്തേക്ക് പോകുമ്പോൾ തണുക്കുന്ന സ്ഥലം തന്നെയാണ് പുറത്തേക്ക് പോകുമ്പോൾ ചൂടാവുന്നത് വലിയ സ്പോട്ടാണ് അപ്പോൾ മൂന്നാമത്തെ ആഴ്ച എന്താ ചെയ്യാന്ന് വെച്ചാൽ അകത്തേക്ക് പോകുമ്പോൾ തണുപ്പ് തോന്നുന്ന ആ സ്പോട്ട് പുറത്തേക്ക് പോകുമ്പോൾ ചൂട് തോന്നുന്ന ആ സ്പോട്ട് അതിലിങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കും അങ്ങനെ <clears throat> അവിടെ മനോലയം വരും അതാണ് ഈ വിപശന എന്ന് പറയുന്നത് മൂന്നാഴ്ചൻ്റെയാണ് കോഴ്സ് അത് കഴിഞ്ഞാൽ നമുക്ക് ആ ഏരിയ ബോധ്യപ്പെട്ടു പിന്നെ അവിടെ മനസ്സിനെ വെച്ചിട്ട് ഇരുന്നാൽ മതി അപ്പോൾ പ്രാണൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോണ സമയത്ത് ഈ ഒരു പ്രതിഭ പ്രതിഭാസത്തിൽ മനസ്സിലേയും പ്രാപിക്കുന്നുണ്ട് ബുദ്ധൻ്റെ വിപക്ഷന പറയുന്നത് ഇപ്പൊ ഞാൻ ഓർഡർ ടൈപ്പ് പ്രാണായമം ഉണ്ടല്ലോ സുഖപൂർവ്വ പ്രാണായമം പിന്നെ ഭക്തി പ്രാണായമം പ്രാണായമം ഏതെങ്കിലും ഒന്നാണ് ചെയ്യിപ്പിക്കുന്നത് എഴുതി കഴിഞ്ഞാൽ പിന്നെ മനസ്സിലേയം പ്രാപിക്കുക പിന്നെ നമുക്ക് വേറൊന്നും ആവശ്യമില്ല അതുവരെ ഉണ്ട് ഈ പ്രാണായമം അപ്പോൾ ഒന്ന് ശീലിച്ചാൽ മതി എന്നാ പറയുന്നത് ഒന്നിലധികം അപ്പോൾ യോഗാസനം അങ്ങനെ തന്നെയാണ് തൊണ്ണൂറ് യോഗാസനങ്ങളെല്ലാം കൂടി കൂടി ഒരു ഇരുപത്തിമൂന്ന് യോഗാസനങ്ങളാക്കി തീർത്തിട്ടുണ്ട് അവസാന കാലം ഇതെല്ലാം കൂടി മൂന്നെണ്ണത്തിൽ ഒതുക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ എല്ലാ ബെനിഫിറ്റും കിട്ടുന്നത് അതുപോലെ ഈ മന്ത്രങ്ങളാണെന്ന് വെച്ചാൽ ഒരു മന്ത്രത്തിൽ ഒതുങ്ങുക പ്രാണായാമം ഒരു പ്രാണായാമത്തിൽ ഒതുങ്ങുക ഒന്നില് ഇപ്പം ആഹാരം കഴിക്കുമ്പോൾ അതെ പതിവായിട്ട് നമ്മൾ ഒരു പ്രത്യേക രീതിയിൽ ആഹാരം കഴിക്കുന്ന പ്രത്യേക പദാർത്ഥങ്ങൾ വെച്ചാൽ അതിന് ദഹിപ്പിക്കാനുള്ള ദീപൻ രസങ്ങളൊക്കെ ശീലായി പിന്നെ അത് കഴിക്കുമ്പോൾ നമുക്ക് ദേഹക്കേടോ അല്ലെങ്കിൽ മറ്റു വിഷമങ്ങളൊന്നും ഉണ്ടാകും ഇപ്പം ഇന്നൊന്ന് കഴിച്ചിരുന്നു ചപ്പാത്തി കഴിച്ചു നാളെ പൂരി കഴിച്ചു വേറെ ദിവസം മസാല ദോശ കഴിച്ചു ഇങ്ങനെ മാറി മാറി കഴിക്കുന്ന സമയത്ത് വയറിന് ഒന്നുണ്ട് അതിൽ തന്നെ ഒച്ചയിൽക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ബെനിഫിറ്റ് ശരീരമായിട്ട് ഇണങ്ങിച്ചേരുന്നതാണ് ആഹാരം പോലെ പിന്നെ ജീവിതശൈലിയൊക്കെ അങ്ങനെയുള്ള എന്താണ് ഇണങ്ങുന്നത് അതിനനുസരിച്ചാണ് അപ്പോൾ അതിൽ ഇണങ്ങിക്കഴിഞ്ഞാൽ ഒരു പ്രത്യേക ക്ലേശം കൂടാതെ അതൊക്കെ നടന്നു പോകുന്നതാണ് പിന്നെ ചികിത്സ സംബന്ധമായിട്ട് യോഗ ചികിത്സയിൽ ഓരോന്നിനും ഇന്ന പ്രാണായാമം വേണം ഇന്ന ആസനം വേണം എന്നൊക്കെ പറയാം അത് ചികിത്സയ്ക്ക് വേണ്ടി നിർദ്ദേശിക്കുന്നതായിട്ടുള്ളതാണ് അതായത് പതിവായിട്ട് ആചരിക്കേണ്ടതല്ല അതിൽ ഏത് വേണമെങ്കിലും അതാത് സഹായകരമായിട്ടുള്ള പ്രാണായാമോ ആക്രാന്തികളൊക്കെ ശീലിക്കാം അത് ആ പർപ്പസിന് വേണ്ടി ആ പർപ്പസ് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ആവശ്യമില്ലേ പതിവായിട്ട് ശീലിക്കുന്ന ഒന്ന് നല്ലതാണെന്ന് പറയാം അത് ഒരു പരിധി വരെ പരിധി കഴിഞ്ഞാൽ പിന്നെ കാലക്രമേണ അതൊക്കെ നമ്മൾ ഇട്ട് കളയിരിക്കും ചിലർ വയസ്സായി കുറേ അങ്ങ് വരെ ചിലത് ശീലിക്കുന്ന ആൾക്കാരുണ്ട് അതുമായിട്ടാണെങ്കിൽ ഈ ശരീരം അപ്പോൾ അവർക്കൊരു അനായാസമായിട്ട് ചെയ്യാൻ പറ്റുകയും ചെയ്യും എത്ര വയസ്സായാലും ചെറിയ ചില പ്രാണായാമത്തിന് വിട്ടുകളയാത്തതായിട്ടുള്ള വയസ്സായിട്ടുള്ള കുറേ ആൾക്കാർ കാണാൻ നോക്കാം അവിടെ അതുപോലെ ചിരിച്ചുള്ള അപ്പോൾ മനസ്സിൻ്റെ വൈബ്രേഷൻസും ഈ ഇതുമായിട്ട് ഒരു ഏകീകരണം വരും അപ്പോൾ മനസ്സിന് അടക്കം ഒതുക്കം ഉണ്ടാവാൻ ഇത് വളരെയധികം സഹായിക്കും കാരണം തിയറി എന്താ വെച്ചാൽ പ്രാണൻ അടങ്ങുന്നിടത്ത് മനസ്സടങ്ങും മനസ്സടങ്ങുന്നിടത്ത് പ്രാണൻ അടങ്ങും വലിയ ആൾക്കാരുടെ സ്ഥിതി പക്ഷേ താഴ്ന്ന ലെവലിലുള്ള മനസ് മാനസികാവസ്ഥയ്ക്കൊക്കെ പ്രാണനെ കൊണ്ട് വേണം മനസ്സിനെ അടക്കാൻ പ്രാണന് ഒരു പ്രത്യേക റിഥ്മിക്കായിട്ട് അടക്കുകയാണെങ്കിൽ മനസ്സിൻ്റെ സങ്കല്പങ്ങളൊക്കെ പെട്ടെന്ന് അതിൽ വിനയം പ്രാപിക്കും അപ്പോൾ മനോ നിയന്ത്രണത്തിന് ഒന്നാന്തരമായിട്ട് പറയുന്നതാണ് പ്രാണായാമം എന്ന് പറയുന്നത് ഇപ്പോൾ ദത്താത്രേയ മഹർഷി പറയും ദത്താത്രേയ യോഗശാസ്ത്ര പുസ്തകത്തിൽ പറയുന്നുണ്ട് ഏതെല്ലാം അധ്യാത്മിക സാധനങ്ങൾ നിങ്ങൾ ചെയ്താലും പ്രാണായാമം എന്ന ഉൽപ്പാദനത്തിൽ കൂടി അല്ലാതെ മോക്ഷ സാമ്രാജ്യത്തിലേക്ക് കടക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് അപ്പം അങ്ങനെ പ്രാണായാമത്തിന് വളരെയധികം പ്രാധാന്യം മനസ്സിനെ അടക്കി ഒതുക്കി നിർത്താൻ വളരെ സഹായകരമാണ് പ്രാണായാമം അതിനുവേണ്ടിയാണ് പ്രാണായാമം പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് പ്രാണന്റെ സ്പന്ദനം ഒരു പ്രത്യേക തരത്തിലുള്ള സ്പന്ദനം ഇതിൽ മനസ്സിൻ്റെ സങ്കല്പങ്ങളൊക്കെ ലയം പ്രാപിക്കും അതായിട്ട് ഏകീകരണം വരും അപ്പോൾ നമുക്കൊരു ഒരു അണ്ണീസിനെസ് തോന്നുകയില്ല ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഫീലിംഗ് ഉണ്ടാവുക അത് സുഖകരമായിട്ട് വളർന്നാണ് ഉദാഹരണമായിട്ട് ഈ സുഷുപ്തിയിൽ ശ്വാസം നോക്കുകയാണ് വെച്ചാൽ കൊച്ചു കുട്ടികളൊക്കെ കിടക്കുന്നതായിട്ട് നോക്കിയാൽ വളരെ ശാന്തമായിട്ട് അത് കാണുമ്പോൾ നമ്മൾക്ക് തന്നെ മനസ്സിനൊരു ശാന്തത അനുഭവപ്പെടുന്നു അതുപോലെ നമ്മൾ മനസ്സിനിറക്കാൻ ഏറ്റവും പറ്റിയുള്ള ഒരു മാർഗമാണ് അപ്പോൾ അധ്യാത്മിക സാധനയിൽ പ്രാണായാമത്തിൻ്റെ റോള് അൺഅവോയ്ഡബിളാണ് ഇതിൽ ഒഴിച്ചുകൂടാൻ വയ്യാത്ത ഒരു ഭാഗമാണ് പ്രാണായാമത്തിലുള്ളത് തെല്ലുകളൊക്കെ തലച്ചോറിലെന്ന് പറഞ്ഞില്ലേ ഇപ്പോൾ നമ്മൾ ഈ ശ്വാസം വലിക്കുന്ന സമയത്ത് ശ്വാസകോശത്തിൻ്റെ ട്യൂബുകളുണ്ടല്ലോ ബ്രോങ്കസ് ബ്രോങ്കോൾസ് എന്നൊക്കെ പറയാം അതിൻ്റെ ഉള്ളിലൊക്കെ ചെറിയ സീരിയ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മൂയുന്ന സാധനങ്ങളുണ്ട് ചെറിയ പുല്ല് പോലത്തെ അപ്പോൾ വായു അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോകുന്ന സമയത്ത് അതിങ്ങനെ വേവ് ചെയ്യുക അങ്ങോട്ടും ഇങ്ങോട്ടാണ് അത് വേവ് ചെയ്യുന്ന സമയത്ത് അതിനൊരു കരണ്ട് ഉണ്ടാവും ആ കരണ്ട് എല്ലാ സ്ഥലത്തും വ്യാപിച്ച് അവസാനം ബ്രെയിനെ വരെ ബാധിക്കും അപ്പോൾ അതാണ് ആ ശ്വാസത്തിൻ്റെ മാത്രയിൽ കിട്ടുന്നതായിട്ടുള്ളൊരു വിശേഷപ്പെട്ടൊരു കറണ്ട് അപ്പോൾ അതിൽ ആ കറണ്ടിൻ്റെ ആ ഒരു അനുഭൂതിയിൽ നിന്ന് ലയം പ്രാപിക്കും അങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറയാം ഫിസിയോളജിയിൽ തന്നെ നമുക്ക് പറയാം കുറച്ചും കൂടി സെറ്റിലായിട്ട് അണിച്ചാൽ നമ്മൾ കുറച്ചു കാലം പ്രാണായാമം ചെയ്താൽ വേറൊരു ചാനൽ ഓപ്പൺ ചെയ്ത് കിട്ടും അപ്പോൾ ഈ ശ്വാസകോശവും അതിൻ്റെ ഉള്ളറി അതും ഇതും അല്ലാത്ത തന്നെ വേറൊരു ചാനലിൽ കൂടി ഈ പ്രാണന്റെ ഫോഴ്സ് ഒഴുകുന്നതായി നമുക്ക് അനുഭവം അപ്പോൾ ജലദോഷമോ ശ്വാസം മുട്ടോ എന്തുണ്ടെങ്കിലും അതൊന്നും ബാധിക്കാതെ സുഖകരമായി ശ്രദ്ധിക്കാൻ പറ്റും കൊള്ളി വെച്ചാൽ പോലും ഇതിൻ്റെ യാതൊരു ഇതും അവിടെ കിട്ടിയില്ല അങ്ങനൊരു ഉണ്ട് അത് ഓപ്പൺ ചെയ്ത് കിട്ടിയാവില്ല ഒരു നാല് നാലര കൊല്ലം കൊണ്ട് ശ്രദ്ധിച്ച് ചെയ്യുകയാണെങ്കിൽ ഓപ്പൺ ചെയ്ത് കിട്ടുന്ന അവിടെ വഴി ഒരു വഴി എന്ന് പറയുന്ന മാതിരി അതിപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകത ഇപ്പം ചെവിയിൽ ഇങ്ങനെ ആ ശ്വാസം കേട്ട് കേട്ട് കേട്ട് നമ്മൾ ചെയ്ത് ചെയ്ത് ചെയ്ത് കാലക്രമേണ നമുക്ക് ബോധ്യായി വരിക സാധാരണ ക്ലാസ്സുണ്ട് പ്രാണായാമം ചെയ്യുന്നത് ബസ്രീയ പ്രാണായാമം അത് ചെയ്ത് ചെയ്ത് ചെയ്ത് ഈ ശ്വാസത്തിന്റെ നാളല്ലാത്ത വേറെ നാളിൽ കൂടിയാണ് അതിന്റെ ചാനലിൽ കൂടിയാണ് അതിന്റെ പോക്ക് അപ്പൊ യാതൊരു കുഴപ്പങ്ങളും അങ്ങോട്ട് ബാധിക്കില്ല അപ്പൊ അത് ശീലിക്കുന്നത് വെച്ചാൽ മരണ സമയത്ത് ആ ചാനലിൽ കൂടി അയക്കുന്നതാണ് സുഖകരമായിട്ടുള്ള മരണം പ്രയാണകാലയും മനസ്സാജലേന ഗീതയിലുണ്ടല്ലോ രഹസ്യം എന്താ വെച്ചാൽ ഈ വായു പുറത്തേക്ക് പോകുന്നുണ്ട് അത് പ്രാണിന്റെ ഗതി ഇവിടെ അവസാനിക്കും പിന്നെ ഇപ്പോൾ ഒഴുക്കത്തൊരു മലഞ്ചെരുവിൽ വലിയൊരു വെള്ളച്ചാട്ടം വരുന്നു ഒരു പാറയിൽ അടിച്ചിട്ട് ആ ഫോഴ്സ് അവിടെ നിന്നു പിന്നെ വെള്ളം ഇങ്ങനെ ഓവർഫ്ലോ ഉണ്ടല്ലോ അതുപോലെയാണ് ഈ മൂക്കുപൊടി വായു മാത്രമേ പുറത്തുള്ളൂ പ്രാണം വരില്ല പ്രാണൻ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലാതെ അതിന്റെ അപ്പുറത്തേക്ക് പ്രാണം പുറത്തേക്ക് കളയരുത് എന്നുണ്ട് അപ്പൊ പ്രാണനെ അകത്ത് വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രവർത്തിപ്പിക്കണം മേലോട്ടും താഴോട്ടും ആ പ്രാണന്റെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള നിൽക്ക് അനുസരിച്ചാണ് ഈ വായു പുറത്തേക്ക് പോകുന്നു അകത്തേക്ക് വരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ടാണ് പിന്നെ കുറച്ചും കൂടി നോക്കുകയാണെന്ന് വെച്ചാൽ സുഷുമ്ന നാടിയുടെ ഉള്ളിൽ ചിത്രനാടിക്കകത്ത് നീലപ്രപ്പയിൽ ഒരു ഒരു പ്രാണുണ്ട് ആ പ്രാണം മേലോട്ടും താഴോട്ടും ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അത് മേലോട്ട് പോകുമ്പോഴും താഴോട്ട് പോകുമ്പോഴും അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ശ്വാസോച്ഛ്വാസം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അങ്ങനെ സട്ടിലായിട്ടുള്ള അവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സിനെ അങ്ങ് ചെലുത്തും യോഗികൾക്കും അപ്പോൾ ട്രാൻസിൽ പോയി സമാധി അവസ്ഥയിലൊക്കെ അനുഭവം വരാന്നൊക്കെ പറയുന്നത് മൃഗജീവി കൊണ്ടുവരാൻ വേണ്ടി പോണ വഴിക്ക് വഴി തടസ്സം ചെയ്യാൻ വേണ്ടി കാലദേവി വന്നിരുന്നു അപ്പോൾ അദ്ദേഹം പോണ സമയത്ത് താഴെ ഒരു മഹാത്മാവിനെ കണ്ടു മഹാത്മാവിനെ കണ്ടാൽ <clears throat> നമസ്കരിക്കാതെ പോകുന്ന പതിവില്ലാത്തതുകൊണ്ട് അവിടെ ഇറങ്ങി അദ്ദേഹത്തെ കാൽക്ക നമസ്കരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു മകനെ നീ ആഞ്ജനായനാണെന്ന് നമുക്ക് മനസ്സിലായി അതുകൊണ്ട് പിന്നെ അബോധാവസ്ഥയിൽ കിടക്കുന്ന ലക്ഷ്മണനെ ഉണർത്താൻ നമ്മൾ ദഹഞ്ജീവിക്ക് വേണ്ടി പോവാണെന്ന് നമുക്ക് മനസ്സിലായി പക്ഷേ പേടിക്കേണ്ട ശ്രീരാമേന്ദ്രന്റെ മാനീയമായ സാന്നിധ്യം കൊണ്ട് അദ്ദേഹം അത് ഉണർന്നു കഴിഞ്ഞു എങ്കിലും മഹാത്മാക്കൾ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാതിരിക്കരുത് അതുകൊണ്ട് പോയി മരുന്ന് കൊണ്ടുതന്നെ കൊണ്ടുപോയി കൊടുക്കേണ്ട വേണം പക്ഷേ ഇനി ധൃതി കൂട്ടേണ്ട ആവശ്യമില്ല എല്ലാ അർഗ്യവാദികളൊക്കെ സ്വീകരിച്ച് പതുക്കെ പോയാൽ മതി അതങ്ങ് വിശ്വസിച്ചു അഭിമാനം വളരെ സന്തോഷമായി അവിടെ കായൽ കണ്ട് കയ്യും കാലും കഴുകാൻ പോയി അല്ല അറിഞ്ഞ സമയത്ത് കാലിലൊരു മകനെ പിടിച്ചു മകനെ പിടിച്ച സമയത്ത് ഒറ്റ ചവിട്ട ചവിട്ടിയ സമയത്ത് മകനെ എത്തും അവിടുന്ന് ഒരു വിദ്യാധരൻ ഉണർത്തുന്നു അദ്ദേഹം പറഞ്ഞു ഞാനൊരു ഒരു ശാപം കിട്ടിയതായിരുന്നു മുതലാവാൻ ശാപമോചനം ചോദിച്ച സമയത്ത് അഞ്ജനേയൻ്റെ പാദസ്പർശം ഉണ്ടാകുമ്പോൾ മോചനം കിട്ടിക്കോളുന്നാണ് പറഞ്ഞിരുന്നു അപ്പോൾ അത് പ്രകാരം അങ്ങ് അഞ്ജനേയനാണെന്ന് എനിക്ക് മനസ്സിലായി ഇതിനൊരു പ്രത്യുപകാരമായിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം അവിടെ ഇരിക്കുന്ന ബ്രഹ്മർഷിയൊന്നുമല്ല കാലനേമി എന്ന് പറഞ്ഞ രാക്ഷസനാണ് അതുകൊണ്ട് അങ്ങയുടെ പോകുന്ന വഴിക്ക് നേരെ വിളിച്ചായി വരുന്ന ഏൽപ്പിച്ചാൽ എന്നാണ് അതുകൊണ്ട് കുറച്ച് താമസിപ്പിച്ചാൽ മതിയല്ലോ എന്നാൽ ഈ പിന്നെ രാമരാവണ യുദ്ധം കൂടാതെ തന്നെ ജയിക്കാമല്ലോ അവർക്ക് അതുകൊണ്ട് കള്ളത്തരം മായാവിയാണെന്നും ഉടനെ ഇയാൾ ഓടിപ്പോയി ആളെ പിന്നെ താടി പിടിച്ച് ചുഴട്ടി തല്ലിക്കൊന്നിട്ടാണ് പിന്നെ അപ്പോൾ ഇതിൽ പ്രാണായമാണ് അതായത് ഞാൻ മൃതനാന്നുള്ളൊരു തോന്നലാണ് വലിച്ചു പോകുന്ന ഒരാളാണെന്നുള്ള തോന്നലാണ് ശരീരമായ വിദ്യാർത്ഥികളാണ് ഞാനുള്ള തോന്നലാണ് പക്ഷെ അതല്ല അമൃതനാണ് ഇതിൻ്റെ ഉള്ളിൽ മരിക്കാതിരിക്കുന്നതായിട്ടുള്ള ഒരു വസ്തുവാണ് ശാസ്ത്ര വസ്തുവാണ് ഞാനുള്ള തോന്നലുണ്ടാവണമെങ്കിൽ ഈ ഹിമാലയം എന്ന് പറഞ്ഞാൽ ശാസ്ത്രങ്ങളാണ് ശാസ്ത്രങ്ങളിൽ ഏതാണ് ഇതിലുള്ള തത്വം വെച്ചാൽ ആ തത്വം ഉപാസിക്കണം എന്നാണ് അപ്പൊ ആ തത്വോപാസന പ്രാണായാമത്തിലാണ് പ്രാണായാമം ചെയ്യുന്ന സമയത്ത് ഈ താഴെ ഈ കായലില് വന്നു എന്ന് പറഞ്ഞാൽ കുണ്ടലിനിയാണ് കുണ്ടലിനി എന്ന് പറഞ്ഞാൽ കുണ്ടലിനി ഉറങ്ങിക്കിടക്കാണ് ചുരുണ്ട് കിടക്കുന്ന കുണ്ടലിനി എന്ന് പറഞ്ഞാൽ മുതലാന്നുള്ള അർത്ഥത്തിലാണ് അപ്പൊ ഈ പ്രാണായാമം ചെയ്ത് ആ കുണ്ടലിനെ മേലെ സ്പർശിക്കുകയാണ് ഹനുമാൻ ശ്രമിക്കാന്ന് പറഞ്ഞു ഉടനെ കുണ്ടലിനി ഉണ്ടായിരുന്നു കുണ്ടലിനി ഉണ്ടരുമ്പോൾ ആദ്യം നമുക്ക് ഉണ്ടാകുന്ന ബോധയം എല്ലാം പിന്നെയാവാം പിന്നെ ആവാന്ന് പറയുന്നത് പോസ്റ്റ്പോൺമെന്റ് കാലനേമി എന്ന് പറഞ്ഞാൽ പോസ്റ്റ്പോൺമെന്റ് എന്നാണ് ആവാന്നുള്ളത് ഈ പിന്നെയാവാന്നുള്ള തോന്നലുകൊണ്ടാണ് നമ്മൾ ഇത്രയും കാലം നമ്മുടെ സുപ്രീമായിട്ടുള്ള ഡ്യൂട്ടി പരമമായിട്ടുള്ള ധർമ്മം നിർവഹിക്കപ്പെടാതെ അങ്ങനെ കാലം നഷ്ടപ്പെടുത്തി കളയുന്നു അതുകൊണ്ട് പിന്നീടാവും എന്നുള്ള ആ ഒരു തോന്നലിനെ നശിപ്പിക്കണം അതിനെ കൊന്നാൽ തന്നെ നമുക്ക് വേഗം മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നുള്ള അപ്പം ഈ ഒരു തത്വം പ്രണയത്തിൻ്റെ മഹത്തായുള്ള തത്വമാണ് രാമായണത്തിൽ ആ ഭാഗത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഉള്ളിൽ ആ കായൽ എന്ന് പറഞ്ഞതാണ് ഉള്ളിൽ ആ ചിത്രനാടിൻ്റെ ഉള്ളിൽ അനാഥഹാലത്തിൽ പോകുന്ന സമയത്താണ് കുണ്ടലിനി ഉറങ്ങിക്കിടക്കുന്ന കുണ്ടലിനിയെ സ്പർശിക്കുന്ന സമയത്ത് തന്നെ കുണ്ടലിനി ഉണരുകയാണ് ഉണർന്ന ആ വിദ്യാധരം എന്ന് പറഞ്ഞാൽ കുണ്ടലിനി ഉണർന്ന സകല വിദ്യകളും ഒപ്പം പ്രകാശിക്കുകയുള്ളൂ അതുകൊണ്ട് ആ വിദ്യാധരം എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടില്ല എന്ന് പറയാം എന്ന് പറഞ്ഞാൽ കാലനേമി അങ്ങനെ പിന്നെയാവാ പിന്നെയാവാ പിന്നെയാവാ എന്ന് പറയുന്ന ആ സ്വഭാവം അതിനെ നശിപ്പിച്ചു പ്രാണായാമത്തിൽ ആദ്യം തന്നെ ഈ നവർ നവർ ഒരു വസ്തു നെട്ടിവെക്കില്ല അപ്പൊ തന്നെ ചെയ്യാനുള്ളതായ ഒരു വേഗം ഉണരുന്ന ഏറ്റവും അധികം ശക്തിയും ഓജസ്സൊക്കെ കൂടുക പഴം വച്ചുള്ള കഴിക്കുമ്പോഴാണ് അതാണ് രാവണൻ ഇന്ദ്രകാണ്ഡത്തിൽ സീതാന്വേഷണത്തിന് വേണ്ടി പോകുന്ന സമയത്ത് പറന്നു പോകുന്ന സമയത്ത് സമുദ്രത്തിൻ്റെ മേൽക്കൂടെ പോകുമ്പോൾ മൈനാപർവ്വതം പൊങ്ങി വന്നിട്ട് അങ്ങ് രാമകാര്യത്തിന് പോകാനുള്ള അതുകൊണ്ട് വിശപ്പും ദാഹം തീർത്തിട്ട് പോകണം പച്ചവെള്ളം പഴമുണ്ട് അത് കഴിച്ചിട്ട് പോകണം പച്ചവെള്ളം പഴം അപ്പോൾ ഈ പ്രാണശക്തി വർദ്ധിപ്പിക്കുന്ന ഈ രണ്ട് സാധനമാണ് അതാണ് വയസ്സുകാലമാകുമ്പോൾ നമ്മൾ പഴങ്ങൾ കഴിക്കാൻ ആവണമെന്നാണ് അപ്പോൾ കട്ടമുളയിലാണ് ദക്ഷിണാദികൾ കഴിക്കുന്ന ആള് പഴം തിന്നുണ്ടെങ്കിൽ ഐസഡിറ്റി വരുന്നതാണ് ഹൈപ്പറൈസഡിറ്റി വരുന്ന ഈ കട്ടമുള ചായ കാപ്പി ഒരു മൂന്ന് മാസം വർദ്ധിച്ചു കഴിഞ്ഞാൽ വയറു നിറയെ പഴം തിന്നാന്നാണ് പറയുന്നത് പഴം പത്രം അപ്പോൾ നമ്മുടെ ശരീരത്തിന് ഓജസ്സും തേജസ്സൊക്കെ വർദ്ധിക്കും പ്രാണസ്പന്ദനം വളരെയധികം നമ്മുടെ ജീവന്റെ ഉദ്ഗതിക്ക് സഹായകരമായ വിധത്തിലായിത്തീരുന്നൊക്കെയാണ് ശാസ്ത്രം പറയുന്നത് ആദ്യം മൃഗീയമായിട്ടുള്ള അവസ്ഥയിൽ നമ്മൾ ഒരു ഇറച്ചി മീനൊക്കെ തിന്നാനാണ് ആഗ്രഹിക്കുക മനുഷ്യത്വം വരുന്ന സമയത്ത് സസ്യലതാദികൾ മാത്രമേ കഴിക്കുള്ളൂ വെജിറ്റേറിയൻ പിന്നെ ആയിട്ട് ആയി തീരുന്ന സമയത്ത് പഴങ്ങളാണ് കഴിക്കാനാണ് അപ്പോൾ ആദ്യം കാർണിവോർസ് പിന്നെ ഹെർബി വോർസ് മൂന്നാമത്തെ ഫ്രൂഗി വോർസ് എന്ന് പറയുന്നത് അങ്ങനെയാണ് ആഹാരത്തിൻ്റെ ഇതും ആ പ്രാണൻ്റെ ഈ ശക്തി കൂടുതൽ കൂടുതലായിട്ട് സൂക്ഷ്മ തത്വത്തിലേക്ക് ഇങ്ങനെ അനുഭവപ്പെടുന്ന സമയത്ത് അതിനനുസരിച്ച് ആഹാരത്തിൽ മാറ്റം വരുത്തണം ഇപ്പോ സൂക്ഷ്മമായിട്ടുള്ള ഇത് തെളിയിക്കാനുള്ള പ്രാണായാമം നമ്മൾ ചെയ്യുകയും ചെയ്യാം നേരെ കുറച്ച് കട്ട് നമ്മളെ അവിടുത്തെ കൊണ്ട് രജഗുണത്തെ വർദ്ധിപ്പിക്കുകയും ചെയ്യാം രണ്ടും കൂടി ആകുമ്പോഴേക്കും അവിടെ ഈ ഇതിന്റെ മാത്രയ്ക്ക് വ്യത്യാസം വരുന്നതാണ് ഇതിന്റെ ഹാർമോണിയൊക്കെ വ്യത്യാസം വരുന്നത് അപ്പോൾ അതുകൊണ്ട് ഉണ്ടാകുന്നതായിട്ടുള്ള വൈകല്യങ്ങൾ രോഗങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുന്നത് അപ്പോൾ അതൊക്കെ പ്രാണായാമ ശാസ്ത്രത്തിൽ പ്രധാനമായിട്ടുള്ള ചിട്ടകളിൽ പഥ്യങ്ങളിൽ പ്രധാനപ്പെട്ട വസ്തുക്കളാണ് സ്ട്രോമിന് ഉള്ളിലുള്ള വെൻട്രിക്കൾസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് സി എസ് ഉണ്ട് സെർബറോ സ്പൈൻ ഫ്ലൂയിഡ് അതൊക്കെ വെറും പ്രകാശ കണികളായി ശോഭിക്കാൻ തുടങ്ങും അപ്പോഴാണ് ത്രികാലജ്ഞാനം കൊലയം ചെയ്യാം അതിനൊക്കെ മുന്നോടിയായിട്ട് ഈ പ്രളയത്തെ പറയാം പിന്നെ മനോനാശം വരെ വരുന്ന ഈ അനുഭവം ഉള്ളിലെ അനുഭൂതി വരുന്നതിനനുസരിച്ച് ഒരാളാണ് എനിക്ക് M B B S third year ആകുമ്പോൾ ഈ പ്രാണായാമം ഉപയോഗിച്ചത് അത് ഞാൻ നാലര വർഷം വരെ രാവിലെ എന്നും പറഞ്ഞ അതേ ചിട്ടോടുകൂടി നാലര വർഷം കഴിഞ്ഞപ്പോൾ പിന്നെ അനാഥ ശബ്ദങ്ങൾ കേൾക്കാൻ തുടങ്ങി പിന്നെ മനോലയം വരിക ഒക്കെ പിന്നെ മനോലയം വരാൻ പോകുന്നു അനാഥ ശബ്ദങ്ങളൊക്കെ കേട്ടാൽ അതിൽ മനസ്സിന് ലയം പ്രാപിക്കുമ്പോൾ ഈ പ്രാണായം എടുക്കുന്ന ഒരു ശല്യം പോലെ തോന്നും അപ്പോൾ പ്രാണായം തനിയെ നിന്നു പോകും ഈ മറ്റേ അവസ്ഥയിൽ വരുന്ന സമയത്ത് ഇത് വേണ്ട സമയത്ത് പ്രാണായം എടുക്കുകയും ചെയ്യാം അല്ലെങ്കിൽ വേണമെന്നില്ല അതിങ്ങനെ ഈ മനസ്സിന് ഒരു അടക്കം ഒതുക്കം അങ്ങനെ വരുന്ന സമയത്ത് പിന്നെ മറ്റ് ബാക്കിയൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല ഓട്ടോമാറ്റിക്കാണ് ബാക്കിയൊക്കെ ഒരു മൃഗത്തെ കൊണ്ടുവന്ന് ഇണക്കി കഴിഞ്ഞാൽ പിന്നെ അതിനെ പ്രത്യേകിച്ച് നോക്കണ്ടല്ലോ ഇണങ്ങുന്നവരെയല്ലേ ശ്രദ്ധിക്കേണ്ടത് എന്ന് പറഞ്ഞ മാതിരിയാണ് പിന്നെ അത് അവിടെ ആയിട്ട് നമ്മളെ ചുറ്റിപ്പറ്റി ഉണ്ടാവും അതുപോലെയാണ് പ്രാണായാമത്തിൽ ഒരു ചെറിയൊരു ശീലം വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് അതും മനസ്സും തമ്മിലൊരു സന്ധി ചെയ്യും അതായത് അമിതമായിട്ട് പ്രാണനെ ക്ഷോഭിക്കാൻ മനസ്സ് മനസ്സിനെ രോഗിക്കാൻ പ്രാണനും സമ്മതിക്കില്ല രണ്ടും തമ്മിൽ തമ്മിലൊരു ഒരു സമാനം തമ്മിൽ തമ്മിലൊരു സ്വയം നിയന്ത്രിതമായിട്ടുള്ള ഒരു അവസ്ഥ വരുന്നുണ്ട് തെളിഞ്ഞു വരുമല്ലോ പ്രകാശസ്വരൂപം പ്രകാശത്തിന്റെ ആവരണം നീങ്ങി കിട്ടുമല്ലോ പ്രാണായാമം കൊണ്ട് ആ സമയത്ത് ബുദ്ധിക്ക് തേജസ് വർദ്ധിക്കും സൂക്ഷ്മമണ്ഡലങ്ങളിലേക്ക് പ്രവേശനം കൂടുതലായിട്ടുണ്ട് നമ്മൾ ഊഹിച്ചു കഴിഞ്ഞാൽ തന്നെ ഓരോന്നിന്റെ അപ്പുറം എന്താണെന്ന് കാണാനുള്ള കഴിവ് വർദ്ധിക്കുന്നു പിന്നെ സൂക്ഷ്മമായിട്ടുള്ള വലിയ വലിയ മണ്ഡലങ്ങളെ കുറിച്ച് കൂടുതൽ ഇമാജിൻ ചെയ്യാനും ആ വഴിക്ക് സാധന തിരിച്ചുവിടാനും ഒക്കെ കൂടുതൽ കഴിവുണ്ടാവുക അതിനൊക്കെ പ്രാണായാമമാണ് മുന്നോടിയായിട്ട് വേണ്ടത് ആഹാരം തേടി പോകുന്ന ഇന്ദ്രിയങ്ങളെ അത് അവിടെയല്ല ഇവിടെയാണ് കാണിച്ചു കൊടുത്തിട്ട് അന്തർമുഖപ്പെടുത്തുക അല്ല അപ്പൊ ആഹാരം എന്ന് പറഞ്ഞാലേ കണ്ണുകൂടി ദൃശ്യപ്രപഞ്ചം ചെവി കൂടി ശ്രവണ പ്രപഞ്ചം മൂക്കിൽ കൂടി ഘ്രാണപ്രപഞ്ചം അതിനാണ് ആഹാരം എന്ന് പറയുന്നത് വിഷയവിനിവർത്തന്റെ നിരാഹാരസ്യ ദേഹിനാണ് രസവർജൻ രസോപ്പിച്ച് വരന്തുഷ്ട എന്ന് വർത്തത എന്നാണ് അപ്പൊ ആഹാരം കൊടുത്തില്ലെങ്കിൽ വിഷയാവിനിവർത്തന്റെ വിഷയങ്ങളിൽ നിന്ന് വിനിവർത്തനം നടക്കും നിരാഹാരസ്യ ആഹാരം കൊടുത്തില്ലെങ്കിൽ ഈ ആഹാരം ഇവിടെ ഇങ്ങനെ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ബാഹ്യലോകത്ത് തന്നെ കുറിച്ച് നിൽക്കും നേരെ കുറച്ച് അതൊക്കെ കട്ട് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അകത്തേക്ക് വരുന്ന നിരാഹാരസ്യ ദേഹിന രസ രസവർജൻ രസോപ്പസ്യ പരന്തുഷ്ട എന്ന് പറഞ്ഞത് അപ്പം അങ്ങനെ ബഹിലോകത്ത് പോകുന്നതിനെ തടഞ്ഞിട്ട് അകത്തേക്ക് കാണിച്ചു കൊടുത്താൽ അവിടെ പരമമായിട്ട് അതിനേക്കാളും വലുതിനെ ഒന്ന് കാണപ്പെടും കാണാൻ സൗകര്യം ഉണ്ടാവും അപ്പോൾ പരം തൃപ്തി പരമായിട്ടുള്ള അതിനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ പുറത്തേക്ക് പോകണം എന്നുള്ള ഒരു ഉണ്ടാവില്ല അപ്പോൾ കുട്ടികൾക്ക് തേന് പോലത്തെ മരുന്ന് കൊടുത്താൽ അത് തട്ടും പക്ഷെ ബലാത്കാരെ പിടിച്ചിട്ട് വായിൽ അതിൻ്റെ ആ മധുരം തേൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് വിടൂല അതുപോലെയാണ് ഈ നിര ഈ പ്രത്യാഹാരം എന്ന് പറയുന്നത് പ്രത്യാഹരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു സ്ഥലത്ത് നമ്മളെ പിൻവലിക്കാനുള്ള കഴിവാണ് അതിൻ്റെ അങ്ങേയറ്റം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ ഒരു ഒരു മുറിവ് പറ്റുന്നുണ്ട് അപ്പോൾ അത് അത് ഈ ബോധം അവിടെ ഉണ്ടാവുകൊണ്ടല്ലേ ഞാൻ വേദന അനുഭവിക്കണം അപ്പോൾ ഈ മനസ്സിനെ എനിക്ക് എന്നെ ഇവിടുന്ന് പ്രത്യാഹരിക്കാൻ കഴിയണം ആ വേദന എന്നെ ബാധിക്കില്ല അപ്പോൾ എന്തിൽ നിന്നും മനസ്സിനെ പ്രത്യാഹരിക്കാനുള്ള കഴിവ് പ്രത്യാഹാരം എന്ന് പറഞ്ഞു പ്രത്യാഹരിക്കുക എന്ന് പറഞ്ഞാൽ അൺഫേവറബിൾ ആയ സിറ്റുവേഷൻ നമ്മൾ നമ്മളെ വിഡ്രോ ചെയ്യാനുള്ള